ചൈതന്യം ഒന്ന് മാത്രമേ ഉള്ളൂ ദൃഷ്ടാവ് മറ്റൊക്കെ ദൃശ്യങ്ങളാണ് അപ്പൊ ചിത്തം ദൃശ്യമാണെന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാറ് ചിത്രത്തിലാണ് ഈ പ്രതിഭാസങ്ങളൊക്കെ തന്നെ ചിത്രത്തിന്റെ വൃത്തികളാണല്ലോ അഞ്ച് വൃത്തികളാണ് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ അനുഭവങ്ങൾ മുഴുവനും അതുകൊണ്ട് <clears throat> ചിത്രം <clears throat> ദൃശ്യമാണെന്ന് വരുമ്പോ മുഴുവനും താൽക്കാലികമായിട്ടുള്ള കാലദേശത്തിന്റെ പരിമിതിയിൽപ്പെട്ടതായ മിഥ്യാത്വങ്ങളാണ് അപ്പോൾ അതിനെ നോക്കിക്കാണുന്നതായ നമ്മൾ വേറെയാണ് എന്ന ബോധതയും തന്നെയാണ് മുക്തി എന്ന് പറയുന്ന മോക്ഷം എന്ന് പറയുന്നത് അതോടുകൂടി നമുക്ക് പ്രപഞ്ച പ്രയാസങ്ങൾ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുക നഷ്ടപ്പെട്ടു പോയാലും തിരിച്ചു കിട്ടുക മോക്ഷം എന്ന് പറഞ്ഞ സങ്കല്പം അങ്ങനെയാണ് ഒരു വസ്തു മാത്രമേ ഒരു സമയത്ത് പ്രകാശിക്കുള്ളൂ രണ്ട് വസ്തുക്കളൊപ്പം പ്രകാശിക്കാൻ സാധ്യമല്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ മാജിക്കിൻ്റെയൊക്കെ ഒക്കെ പ്രിൻസിപ്പളായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചിത്രത്തിന് ഇങ്ങനെ ഒന്നിലധികം വസ്തുക്കളെ ഒരു സമയം ഉൾക്കൊള്ളാനുള്ള കഴിവില്ല എന്നുള്ള ഒരു തത്വത്തെ ഉപയോഗിച്ചിട്ടാണ് ഈ മന്ത്രിയന്മാർ മാജിക് ഒക്കെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ണിനെ <clears throat> കണ്ണിനങ്ങ് മറക്കണം അങ്ങ് ഉഷാറാക്കിയിട്ട് അതായത് പറഞ്ഞിട്ട് നമ്മൾ എന്തോ ഒന്ന് കൊണ്ട് നിൽക്കുമ്പോൾ ചെവിനെ അങ്ങ് ഉത്തേജിപ്പിക്കുകയാണ് അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് ഇതാ അപ്പോഴാണ് ഈ മാജിക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു തത്വം ഉപയോഗിച്ചിട്ടാണ് ഇരുപതാമത്തെ പതിനഞ്ചിലെ ആവശ്യമുണ്ടാവും ഈ ജീവിതത്തിലെ ജീവിത വിജയത്തിനും ഇത് തന്നെയാണ് ഒരു വസ്തുതയെ നമ്മൾ എപ്പോഴും അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക വെച്ചാൽ അതുമയായിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക അപ്പൊ കുട്ടികളെ വെച്ചാൽ പഠിപ്പ് എന്നുള്ള ഒറ്റ ശ്രദ്ധ മാത്രം ചിത്രത്തിലെ ചിത്രവൃത്തി പഠിപ്പ് എന്നുള്ള കാര്യം മാത്രം ആയതുകൊണ്ടിരുന്നാൽ ആ കുട്ടികൾ അതിൽ വിജയിക്കും നേരെ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിന് ഒരു അശ്രദ്ധ ഇതിൽ വരത്തക്ക വിധത്തിൽ വേറൊന്നിലും ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അവർ അതുമയായി തീരും അപ്പോൾ ഇത് വിസ്മരിക്കുക അവർ അപ്പോൾ ഒന്നിൽ തന്നെ കുറേ കാലം നിന്നാലേ അതിൻ്റെതായിട്ടുള്ള പരിണാമം സംഭവിക്കുള്ളൂ ചിത്രത്തിൽ അപ്പോൾ അതുകൊണ്ട് ഈ ഭൗതിക കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കാര്യം സാധിക്കാൻ അതിൽ അങ്ങേയറ്റം വരെ അപ്പോൾ മനപ്രസാദം സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹം ഭാവസംശുദ്ധി എത്തിയത് തപോ മാനസമുച്ചത മനസ്സിൻ്റെ അപ്പോൾ അതിലെന്താ പറയുന്നത് ഗീതയിൽ പറയുന്ന ആളാണ് മനസ്സ താപസിന് തപസ്സിനെ കുറിച്ച് പറയാം അപ്പോൾ ഒന്നാമത്തെ എന്താണ് ഭാവസംശുദ്ധി അതിൽ പറയുന്നത് ഭാവസംശുദ്ധി അപ്പോൾ മനപ്രസാദമാണ് മനപ്രസാദം സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹം ഭാവസംശുദ്ധി അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു കാര്യത്തിൽ നമ്മൾ നിരന്തര ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ ചിത്തം അതുമയായിത്തീരും എന്നിട്ട് അതിന് കുറേ കാലം എത്ര കാലം വേണോ എത്ര ശ്രദ്ധ അതിൽ ചെലുത്തിയാലാണ് ആ പരിണാമം സംഭവിക്കുക അത്രയും കാലം അതിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് സാധിക്കും നേരെ പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധ വേറെ വല്ല സ്ഥലത്തേക്കും തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും അത് വെള്ളം ചൂടാക്കാൻ നമ്മൾ കുറച്ച് ഓലപ്പൊടി ഇട്ട് കത്തിച്ചു ഒരു രണ്ട് മിനിറ്റ് കത്തിച്ചതിന് ശേഷം വേറെ പുറത്ത് പോയി എന്തോ വേറെന്തോ ചെയ്യാൻ വേണ്ടി പോയി അപ്പോഴേക്കും ഇതൊക്കെ കിട്ടു ആ വെള്ളം വീണ്ടും തണുത്തു പഴയ മാതിരി പിന്നെ തിരിച്ചു വന്ന് കുറച്ചും കൂടെ അവരെ പൊടിയിട്ട് കത്തിച്ചു കുറച്ചും കൂടെ ചൂടാക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചളയ്ക്ക വേവുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല ഇതുപോലെയാണ് ചിത്രത്തിൻ്റെ ഈ സ്വഭാവം എന്ത് കാര്യം സാധിക്കണമെങ്കിലും അതുമയമായ ചിത്തം നിലനിൽക്കാൻ സഹായകരമായ ഒരു അന്തരീക്ഷം അതിന് കൊടുക്കണം എന്നാൽ ആ ഉദ്ദിഷ്ട കാര്യം അതിന് സാധിക്കുന്നു നമ്മളിപ്പോൾ ഒരു വിത്ത് വരച്ചോ അത് വളയണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് ശുക്കാന്തിയോട് കൂട്ടിയിരിക്കണം അതിൽ ഇടയ്ക്കിടയ്ക്ക് കളവർക്കുക വെള്ളം ചേർക്കുക വളം ചേർക്കുക അതിനെ പരീക്ഷിക്കുക കൃമീടാദികൾ ഉണ്ടോ നോക്കുക അതിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടത് ചെയ്യുക അതിലായിരിക്കണം ശ്രദ്ധ ഒരു കൃഷിക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാർത്തയായിരിക്കും രാത്രി വന്നു കഴിഞ്ഞാൽ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചിത്രത്തിൽ ഒരു വിഷയം മാത്രമാവുന്ന സമയത്താണ് അതിലെ വിജയം സാധിക്കുക ഇതുപോലെ എല്ലാ കാര്യങ്ങളും അതെ എന്തെങ്കിലും ഒരു ശാസ്ത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിൽ മാത്രം ശ്രദ്ധയിലത്തെ ആ ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതുമയമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുക ഇങ്ങനെ നടന്നാലേ അതിൽ ഒരു പ്രവീണനാകാൻ പറ്റുള്ളൂ അല്ല നമ്മൾ ഒന്നിൽ കുറച്ച് ശ്രദ്ധിച്ച് പിന്നെ അതിന് വിപരീതമായിട്ട് മറ്റു കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പോയി ഇങ്ങനെ കഴിഞ്ഞ് ഭൗതിക വിജയം സാധ്യമല്ല തപസ്സിനൊക്കെ ആൾക്കാർ പോയി പന്ത്രണ്ട് കൊല്ലമൊക്കെ തപസ് ചെയ്തു സിദ്ധി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരതുമയമായിട്ട് എത്ര കാലം തപസ് ചെയ്താലാണോ അതിൻ്റെ ആയിട്ടുള്ള ത്രഷോൾഡ് ലെവലിൽ എത്തുക അതുവരെ അവർ അതിൽ തന്നെ വർത്തിക്കുമ്പോഴാണ് ശരിയാവുക ഇപ്പോൾ കോളേജിൽ കുട്ടികൾ പോയി ബോർഡിങ്ങിൽ ചേർന്നു ഇപ്പോൾ എം എസ് സിക്കൊക്കെ ബോർഡിങ്ങിൽ ചേരണം നിർബന്ധം എം ബി എ ഒക്കെ കാരണം ബോർഡിങ്ങിലാണെങ്കിൽ അത് നയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവരിക്കാൻ പറ്റുള്ളൂ അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ പ്രശ്നമാണ് പഠിക്കാന്നുള്ള പ്രശ്നം സ്കൂളിലെ പ്രശ്നം മാഷന്മാരെ പ്രശ്നം അവിടെ ഇതന്നെ ചിന്ത ആയി അപ്പോൾ ഈ ചിത്രത്തിൻ്റെ വൃത്തി ഒന്ന് മാത്രമായിട്ടിരിക്കും നേരെ കുറച്ച് വീട്ടിലാണെങ്കിൽ ഇപ്പോഴേക്ക് അമ്മാവിൻ്റെ കാര്യം അമ്മായിയുടെ കാര്യം മറ്റേ കാര്യം കുടുംബകാര്യം കല്യാണം അടിയന്തരം മരണം മുതലായതൊക്കെ ശ്രദ്ധ ഈ പഠിപ്പുമായിട്ട് ബന്ധപ്പെടാത്തതായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചിത്രത്തിനെ സ്വാധീനിക്കും അപ്പോൾ അവരുടെ ആ ഏകാഗ്രത ഐകാഗ്ര്യം അതായത് ഏകതത്വാവലംബനം ഉള്ള ആ തത്വം തെറ്റിപ്പോകും അപ്പോൾ ഭൗതിക ദൃഷ്ടിയ എന്ത് വിജയത്തിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ എതിരായിട്ടുള്ളൊരു വൃത്തിയെ ചിത്തത്തിൽ ഉൾക്കൊള്ളാൻ അവസരം കൊടുക്കാതെ ഏതാണോ വേണ്ടത് അതിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഭൗതിക ദൃഷ്ടിയാണ് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ളത് ഇനിയിപ്പോൾ ആത്മീയ ദൃഷ്ടിയാണെങ്കിലും ശരി അത്ഭുതാക്ഷാർക്കാരം കിട്ടണം അല്ലെങ്കിൽ ഞാൻ ശരീര മനോവിദ്യാദികളെല്ലാം ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധത എനിക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രവണം അതിനുള്ള മനനം അതിനുള്ള നിധ്യാസന സൗകര്യമുള്ള സ്ഥലത്ത് പോയാൽ അതുമയമായിട്ടുള്ള ആളുകളായിട്ട് സംസർഗമായി അതിനെക്കുറിച്ച് സംസാരമായി അതിനെക്കുറിച്ച് ചർച്ചയായി അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുകയായി അതിൽ തന്നെ കുറേ നേരം ഇരുന്ന് നോക്കുക കിടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ അത് തന്നെ ചിന്തിക്കുക വിവേകാനന്ദം പറയുന്ന മാതിരി take up one idea make that one idea your life think of it dream of it leave all the other things aside that is a way to success that is how great men are made you know some place some food some person don't suit you Avoid them. If you are very particular, leave all company, good or bad, and go to a remote place and do sadhana. Within six months, you will be a perfect yogi എന്ന് പറയുന്നത് ആറുമാസം മതി ഇങ്ങനെ ഏകാഗ്രതത്തോടുകൂടി ഐകാഗ്ര്യം പരമന്തമ എന്നുള്ള അർത്ഥവാനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ചിത്രത്തിന് ഒരു വസ്തുവിനെ ഉൾക്കൊള്ളാനുള്ള കഴിവേയുള്ളൂ ഒരിക്കലും അപ്പോൾ മാറ്റി മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നിലും നമ്മൾ പൂർണ്ണത സാധ്യമല്ലാതെ വരുന്നത് ആദ്യം നമ്മളെല്ലാം കൂടി എല്ലാ വിഷയങ്ങളും പഠിച്ചു പത്താം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളും പഠിച്ചു അതിന് ശേഷം നമ്മൾ മൂന്ന് വിഷയം മാത്രം പഠിച്ചു അതിന് ശേഷം പോസ്റ്റ് <clears throat> ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഷയത്തിൻ്റെ ചെറിയ ഭാഗം മാത്രം എടുത്ത് ഗവേഷണം ചെയ്തിട്ടാണ് പി എച്ച് ഡി അപ്പോൾ അങ്ങനെ പോയി പോയി ഏതെങ്കിലും ഒന്നിൽ കഥാകാരമുണ്ട് ഇപ്പോൾ ഒരു ആൾ ലണ്ടനിലായിരുന്നു തീസിസ് സമർപ്പിക്കേണ്ട സമയമായി അമ്മ ഉടൻ മരിക്കാൻ കിടക്കാൻ അയാൾ പൈസ അങ്ങനെ അയച്ചു കൊടുക്കും പക്ഷെ നിർത്തിയില്ല വരാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ തീസ് സമർപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അയാൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ വന്നുള്ളൂ അപ്പോഴേക്കും അമ്മ മരിക്കുകയും ചെയ്തു അപ്പൊ ഏതെങ്കിലും ഒന്നിനെ മനസ്സിനെ ചെലുത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് വിപരീതമായിട്ടുള്ള ഒരു ഭാവനയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് അമാന്തായി പോകും അതാണ് ഈ നാടും വീടൊക്കെ വിട്ടിട്ട് അന്യ സ്ഥലത്ത് പോയി ഹിമാലയത്തിലൊക്കെ കയറി ഇരുന്നിട്ട് ആൾക്കാർ താമസിക്കുന്നു അവരുടെ അത്യാവശ്യം ധർമ്മങ്ങളൊക്കെ അവസാനിപ്പിച്ച് ചിലർക്ക് ധർമ്മങ്ങൾ അവസാനിക്കില്ല അവരെന്ത് ചെയ്യും വെച്ചാൽ ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് ധർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കും അവസാനിപ്പിച്ചിട്ട് മരിച്ചു പിന്നെ യോഗപക്ഷരായിട്ട് ഹിമാലയ സാനുക്കളിൽ എവിടെയെങ്കിലുമൊക്കെ ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ട് കയറിയിട്ട് ആ ചിത്തത്തിൽ ഒരു വിഷയം മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് അപ്പം അതിൽ പൂർണ്ണാവസ്ഥയെ പ്രാപിച്ച് അതിൻ്റെ സാക്ഷാത്കാരം അവർക്ക് വേഗം സാധിക്കുന്നുണ്ട് ആറുമാസം മുതൽ പന്ത്രണ്ട് കൊല്ലം വരെ കയറി വന്ന് പതിനാല് കൊല്ലം എന്നാണ് കാരണം ഏഴ് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഈ സെല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് അതിപ്പോൾ സെൻസിറ്റൈസ് സെൽസിൻ്റെ ലിംബോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലിൻ്റെ ആയുഷ്കാലം പറയുന്നത് ഏഴ് മുതൽ പത്ത് കൊല്ലം വർഷമാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അലർജി വന്നു കഴിഞ്ഞാൽ ആ അലർജിക്ക് കാരണമായിട്ടുള്ള പദാർത്ഥം നമ്മൾ ഒഴിവാക്കണം അത് എത്ര കാലം ഒഴിവാക്കണം എന്ന് വെച്ചാൽ ഏഴ് മുതൽ പത്ത് കൊല്ലം വരെ ഒഴിവാക്കിയാൽ പിന്നെ അതിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല ആ സെല്ലുകളൊക്കെ നശിച്ചുപോയി പിന്നെ പുതിയ സെല്ല് വരുമ്പോൾ അതിനേക്ക് നമ്മൾ ഈ സാധനം കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ പോയ്സൺസ് ആയിട്ട് ആൻറ്റിബോഡി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല അതുപോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗുരുകുലത്തിൽ നമ്മൾ ആറ് കൊല്ലം താമസിക്കുമ്പോഴേക്കും ഒരു മാറ്റം വരും പിന്നെ പതിനാല് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് മാറുന്നു അപ്പോൾ നമ്മുടെ പഴയതായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ പോയി പോയി പോയി പുതിയതായിട്ടുള്ള ആ സങ്കല്പത്തിന്റെ മാനങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ പരിണാമം പ്രാപിച്ച് അവസാനം നമ്മൾ എന്തൊന്നാണോ ഭാവനയിൽ കാണുന്നത് അതുമയമായി ചിത്തത്തെ തുടർച്ചയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് പരിണാമത്തിന് വിധേയമാണ് അത് ആത്മീയായാലും ഭൗതികമായാലും എന്തായാലും ശരി എന്തിനാണ് ഇടപെട്ടിരിക്കുന്നത് വെച്ചാൽ ചിത്രം ചിത്തത്തെ അതായിരിക്കണം വിഷയം മറ്റൊരു വിഷയത്തെ ഉൾക്കൊള്ളാൻ അനുവാദം കൊടുക്കാതിരുന്നത് ഇതിൻ്റെ പൂർത്തീകരണം പൂർണ്ണത പരിപൂർണമായിട്ടുള്ള വിജയം സുനിശ്ചിതമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഒരാളിപ്പോൾ ഒരാളുടെ ചിത്തത്തെ സംബന്ധിച്ചപ്പോ പറഞ്ഞു ചിത്തം വെറും ദൃശ്യം മാത്രമാണെന്ന് പറഞ്ഞു ആ പുരുഷനാണ് ആത്മാവാണ് ദൃഷ്ടാവ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചിത്തപ്പം നിങ്ങളെ ചിത്തത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെതായിട്ടുള്ള ഭാവനകളൊക്കെ ഉണ്ട് ചിത്തത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് ചിത്തത്തിലൊരു വിഷയമുണ്ട് അപ്പൊ നിങ്ങളെ ചിത്രത്തിൽ ഒരു വിഷയം ഉണ്ടാകും ആ വിഷയത്തെ ഞാൻ നോക്കി കാണുമ്പോൾ ഞാൻ ദൃഷ്ടാവായിട്ട് നിങ്ങൾ ദൃശ്യമായിട്ടാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല ഒരു ദൃശ്യം വേറൊരു ദൃശ്യത്തെ നോക്കുകയാണ് ഓ ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടതോടുകൂടി ഞാൻ ദൃശ്യ സ്വരൂപിയായി മാറുകയാണ് സ്വപ്നത്തിൽ അവിടെ വേറൊരു ഞാനായി മാറി ആ ഞാനിങ്ങനെ പോയി ഒരു കാട്ടിൽക്കൂടെ സഞ്ചരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു ക്ഷീണിച്ച് അവിടെ കുറേ വെള്ളം കണ്ടു വെള്ളം കുടിച്ച് വെള്ളം തിന്നു തിന്നു കഴിയുമ്പോൾ ഉറക്കം വന്നു ഞാനങ്ങ് പറഞ്ഞു ഉറങ്ങിപ്പോയി സ്വപ്നം സ്വപ്നം കണ്ട എന്താണ് ഒരു മഹാരാജാവായിട്ട് ഞാനൊരു അരമനയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അവിടെയുള്ള സംഭവ വികാസങ്ങളൊക്കെ കാണുകയാണ് പക്ഷെ വാസ്തവത്തിൽ ആരായി കാണുന്നത് സ്വപ്നത്തിലുള്ള ഒരാളാണ് മറ്റൊരു സ്വപ്ന ദൃഷ്ടാവായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ രണ്ടിനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടാവുണ്ട് ഇവിടെ ശരിയായിട്ടുള്ള ദൃഷ്ടാവ് ഇതുപോലെയാണ് ഒരു ദൃശ്യം മറ്റൊരു ദൃശ്യത്തെ നോക്കി കാണുന്നത് സ്വപ്നത്തിലെ സ്വപ്നം പോലെയാണ് അല്ലാതെ അതൊന്നും ശരിയായിട്ടുള്ള ഒരു പിന്നെ ദൃഷ്ടാവല്ല ഒരു ദൃശ്യം ദൃഷ്ടാവിൻ്റെ വേഷം കെട്ടിയിട്ട് അഭിനയിക്കുകയാണ് മാത്രമാണ് വാസ്തവത്തിൽ അതും ദൃശ്യമാണ് അപ്പോൾ ദൃശ്യത്തെ നമ്മൾ ദൃഷ്ടാവായി തെറ്റിദ്ധരിക്കുകയാണ് വേറൊരാളുടെ മനസ്സിനെ നമ്മൾ നോക്കി കമൻ്റ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ചിത്താണ് മറ്റൊരു ചിത്രത്തിന് അപ്പോൾ നമ്മൾ അഭിനയിക്കുന്നത് എന്താണ് നമ്മൾ ദൃഷ്ടാവാണെന്നുള്ള ഭാവനയിലാണ് നമ്മൾ ദൃഷ്ടാവാണെന്നൊന്നും നമുക്ക് ബാധകമല്ല ആ ചിത്രത്തിന് മാത്രം ബാധകമായിട്ടുള്ളതെന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചും വിധിനിഷേധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സങ്കല്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ ഒരു ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ ദൃശ്യങ്ങളാണ് തമ്പത്തമ്പിൽ ഒരു കൊച്ചുകുട്ടി മറ്റേ കുട്ടിയെ സമാധാനിപ്പിക്കുന്നതായി കരയണ്ടട്ടാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയും കരയും പല ഭ്രാന്തന്മാർ ഒരു ഭ്രാന്തൻ മറ്റൊരു ഭ്രാന്തൻ വേണ്ടാത്രയൊക്കെ ചെയ്യുന്നത് അവനും ചെയ്യാൻ പാടില്ല വളരെ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കേണ്ടത് ഓളൊക്കെ മനുഷ്യരല്ലേ പറഞ്ഞിട്ട് ഇയാൾ വരുന്ന സമയത്ത് അതിൻ്റെ അപ്പുറം ഞാനൊക്കെ ചെയ്യുന്നു വേറെ ദൃശ്യം വേറെ ദൃശ്യത്തിന് ഒരിക്കലും ദൃഷ്ടാവാവില്ല ഒക്കെ ദൃശ്യങ്ങൾ മാത്രമാണ് തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാന്ന് അപ്പം ഞാൻ നല്ല മനുഷ്യനാണ് നിങ്ങൾ ചീത്ത മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാൻ ചീത്ത മനുഷ്യൻ നിങ്ങൾ നല്ല മനുഷ്യനാണ് ഈ നന്മയും ഈ തിന്മയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല രണ്ടും ദൃശ്യങ്ങളാണ് പക്ഷെ ദൃഷ്ടാവിനെ ഇത് രണ്ടും ബാധിക്കുന്നില്ല ദൃഷ്ടാവിന് അപ്പോൾ ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള ആ ബോധം ഉണ്ടായി കഴിയുമ്പോൾ ദൃശ്യങ്ങളിലെ ശരിയും തെറ്റും നിഷേധം ഇഷ്ടാനിഷ്ടങ്ങളൊന്നും തന്നെ ദൃഷ്ടാവിനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രപഞ്ചമൊന്നും തന്നെ നമുക്ക് ബാധകമല്ല എന്നൊരവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് പരിപൂർണമായിട്ടുള്ള മോചനം മുക്തി എന്നൊക്കെ പറയുന്നത് മഹാത്മാക്കളുടെ അങ്ങനെ അശുക്ലം അങ്ങനെ അകൃഷ്ണം എന്നൊക്കെ പറയുന്നില്ല എന്നാലേ പുണ്യവും പാപം അവരെ ബാധിക്കുന്നില്ല അദ്ദേഹം പ്രഥംബരാബുദ്ധിയെ കുറിച്ചുള്ളതായ ഒരു ഒരു മോണോഗ്രാഫ് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതാണ് മനഃശാസ്ത്രജ്ഞർ ഇതിന് വളരെ പ്രാധാന്യം ദൃശ്യങ്ങളിൽ പ്രതിബിംബിക്കുന്നു വാസ്തവത്തിൽ സൂര്യൻ നമ്മളൊരു ഗ്ലാ ഒരു പാത്രം വെള്ളം വെച്ചു ആ വെള്ളത്തിൽ ഒരു സൂര്യൻ ഉണ്ടായി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു ആ സൂര്യൻ്റെ എല്ലാ പ്രകാശവും അതിൻ്റെ രൂപമൊക്കെ അതിലുണ്ട് പൂർണ്ണ അത് എത്ര കണ്ട് പൂർണ്ണമാണോ അത്ര കണ്ട് പൂർണ്ണ അവിടെ ആ പൂർണ്ണത്തിൽ നിന്നാണ് ഈ പൂർണ്ണം വന്നിട്ടുള്ളത് എന്ന് വിചാരിച്ച അവിടെ ഇത് മൈനസ് ബാക്കി എന്ന് വരുന്നില്ല പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ മുതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമതായ പൂർണ്ണമേവ അവശേഷിച്ചത് പൂർണ്ണത്വം എന്നിട്ട് ആ വെള്ളം അങ്ങനെ വറ്റിക്കും വറ്റിച്ചു വറ്റിപ്പോയാൽ ആ സൂര്യനാണ് ഇല്ലാതെ അപ്പോൾ ആ സൂര്യൻ അങ്ങോട്ട് പോയി വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയോ എന്ന് വെച്ചാൽ എന്താ പറയുക അതുകൊണ്ട് ആ സൂര്യൻ അങ്ങനെ ഒരു സൂര്യൻ അവിടുന്ന് വന്നിട്ടില്ല പക്ഷെ നമ്മൾ കണ്ടല്ല ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ് യാതൊരു രക്ഷയില്ല അവിടെ ഇല്ല ആ സൂര്യൻ എല്ലാ സൂര്യൻ്റെ എല്ലാ ലക്ഷണത്തോടു കൂടി ഒടിയും പക്ഷെ ആ വെള്ളം മാധ്യമ ചിത്തം ചിത്തത്തിൽ പ്രതിബിംബിച്ചതാണ് ആ ചിത്തം ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് ആ സൂര്യൻ ചലിക്കുന്നതായി തോന്നും വല്ലാതെ ചലിക്കുന്ന സമയത്ത് ഖണ്ഡം ഖണ്ഡമായി അഖണ്ഡമായിട്ടുള്ള സൂര്യൻ ഖണ്ഡാകാരമായി തോന്നും ഖണ്ഡമായിട്ട് നിങ്ങൾ വേറെ ഞാൻ വേറെ മറ്റേ വേറെ നമുക്ക് നമുക്ക് തോന്നുന്നില്ലേ ആ ചലനം കൊണ്ട് അങ്ങനെ തോന്നി തോന്നി കുറേ കഴിഞ്ഞ് ആ വെള്ളം വറ്റിയപ്പോൾ ആ സൂര്യൻ ഇല്ലാതെ ആ സൂര്യൻ പോയി പോയി എവിടേക്കോ പോയി പിന്നെ സൂക്ഷ്മ ലോകങ്ങളിൽ പോയിരിക്കുകയാണ് എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ അടിയന്തരം കഴിക്കുന്നു ശ്രാദ്ധം കൂട്ടുന്നു പിന്നെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാരണം അതിൻ്റെ ദോഷ പരിഹാരത്തിന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു ഒക്കെ പക്ഷെ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഒരു മാധ്യമമുള്ളതുകൊണ്ട് മാധ്യമത്തിൽ പ്രതിബിംബിച്ച പ്രതിബിംബിക്കുന്ന സമയത്ത് ആ വസ്തു ഇവിടെ വരുന്നില്ല വസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല പക്ഷെ എങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വളരെയധികം പ്രകടമായി വ്യക്തതാണ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഉണ്ടെങ്കിലും നമ്മുടെ യുക്തിക്ക് അറിയാം അങ്ങനത്തെ ഒരു സൂര്യൻ ഇവിടെ വന്നിട്ടുമില്ല വെള്ളം പറ്റിയ സമയത്ത് ആ സൂര്യൻ മടങ്ങി പോയിട്ടുമില്ല അത് പിന്നെ എന്തേപ്പോ സംഭവിച്ച് ഇതാണ് വാസ്തവത്തിൽ ശരീരമന ബുദ്ധിയാദികളാണ് ഈ വെള്ളത്തിന്റെ സ്ഥാനത്ത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രതിബിംബിക്കുകയാണ് ഈ ദൃഷ്ടാവ് ദൃഷ്ടാവ് അതിൽ പ്രതിമിക്കുന്ന സമയത്ത് ഒരു ജീവാത്മാവ് അതിൽ അതിൽ ആ ദൃഷ്ടാവ് അങ്ങനെ തന്നെ കാണപ്പെടുകയാണ് അപ്പം അതിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് മറ്റേ പരമാത്മാവാണ് ആ പരമാത്മാവ് ഈ ശരീരമനോബുദ്ധ്യാദികളിൽ പ്രതിബിംബിക്കുന്ന സമയത്ത് അതിന് ജീവാത്മാവ് എന്ന് പറയും ഈ ജീവാത്മാവ് ശരീരമനോബുദ്ധ്യാദികളുടെ ഗുണങ്ങൾ അതിൽ ഏൽക്കുകയാണ് അതായത് ഈ വെള്ളത്തിൽ ഒരു ചുവന്ന മഷി വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നു സൂര്യൻ ചുവന്നു നീലപക്ഷിയാണെങ്കിൽ നീല നിറത്തിലായി വെള്ളം അല അനങ്ങുന്ന സമയത്ത് ആ സൂര്യൻ കഷ്ണങ്ങളാവുന്നു അഖണ്ഡമായിട്ടുള്ള സൂര്യൻ ഖണ്ഡം കണ്ടാവുന്നു സ്മിതാസ്മിത ഭാവത്തെ മാറി മാറി ഉൾക്കൊള്ളുന്നു പക്ഷെ ആ മാധ്യമം തീർന്ന സമയത്ത് ഈ കർമ്മം നമ്മുടെ ശരീരമനോധ്യാദികൾ ഏത് കർമ്മത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടതാണ് ആ കർമ്മം തീരുന്ന സമയത്ത് കർമ്മം വറ്റിപ്പോകുന്ന സമയത്ത് ആ ജീവാത്മാവ് എന്ന് പറഞ്ഞ സംഗതി അവിടെ ഇല്ലാതെ ആവും അത്രയുള്ളൂ ഉള്ളൂ ഇതിൻ്റെ സംഗതി എന്നാണ് അതാ പൊതുവിൽ വിവരിക്കാൻ തോന്നുന്നു അപ്പോൾ യുക്തിയുക്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അത് വേറെ ഇത് വേറെയാണ് ദൃശ്യങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ദൃഷ്ടാവ് ദൃശ്യങ്ങളിൽ പ്രതിബിംബിക്കുന്ന സമയത്ത് അതിന് ജനമില്ല മരണമില്ല അതെവിടെയും പോയിട്ടുമില്ല മാധ്യമങ്ങളുള്ള കാലം വരെ അതിൽ പ്രതിബിംബിതമായിട്ട് കാണണമെന്ന് മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ നമ്മുടെ ജീവാത്മാവിൻ്റെ അവസ്ഥ അവിടെ ആ ജീവാത്മാവിനെ നമ്മൾ പരമപ്രധാനമായിട്ട് കണക്കാക്കി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് അസത്തിൽ അസത്തിൽ അതല്ല പരമാത്മാവിലാണ് നമ്മൾ വാസ്തവത്തിൽ പരമാത്മാവ് ഇവിടെ ഇത് അനങ്ങുന്ന സമയത്ത് വാസ്തവത്തിലുള്ള സൂര്യൻ അനങ്ങുന്നില്ല ഇത് ചോക്കുന്ന സമയത്ത് ആ സൂര്യൻ ചോക്കുന്നില്ല ഇത് ജനിക്കുന്ന സമയത്ത് ആ സൂര്യൻ അപ്പം ഉണ്ടായതല്ല ഇത് വെള്ളം പറ്റി ഈ സൂര്യൻ ഇല്ലാതാവുന്ന സമയത്ത് അവിടെ ആ സൂര്യൻ ഇല്ലാതാവുന്നില്ല അപ്പം അതാണ് വാസ്തവത്തിലുള്ള ഞാൻ ഇതല്ല ഇത് താൽക്കാലികമായിട്ട് ഇങ്ങനെ എത്രയോ കുളത്തിലും കായലിലും മറ്റേ എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെയൊക്കെ ഞാൻ പ്രതിബിംബിച്ചിട്ടുണ്ട് അനന്തകോടി ബഹുനിമേ ജന്മാനി വ്യതീതാനി തവജാർജുനം താന്യഹം വേദസർവാണി തത്വം വേദ പരന്നവാണ് എനിക്കും നിനക്കും അല്ലയോ അർജുന എത്രയോ ജന്മങ്ങളുണ്ടായിട്ടുണ്ട് അർജുനൻ എന്ന് പറയുന്ന ഈ പ്രതിബിംബിതമായിട്ടുള്ളതാണ് അതിന് എത്രയോ ജന്മങ്ങളുണ്ടായിട്ട് എത്രയോ കായലിലും എത്രയോ നദികളിലും എത്ര പാത്രങ്ങളുണ്ട് അത്ര പാത്രങ്ങളിലൊക്കെ ജന്മം ഉണ്ടായിട്ടുണ്ട് താനി അഹം വേദ സർവാണി ആ എത്ര ജന്മങ്ങൾ ഉണ്ടായിരുന്നൊക്കെ എനിക്കറിയാം പക്ഷെ നിനക്കറിയില്ല ഈ പ്രതിബിംബിതമായിട്ടുള്ളതിനറിയില്ല അപ്പൊ ആ സൂര്യൻ പറയാണ് ഈ പ്രതിബിംബങ്ങളൊക്കെ നീയാണ് ഞാൻ തന്നെയാണ് നിന്നിലും അതുകൊണ്ട് എനിക്കും നിനക്കും ഒരുപാട് ഉണ്ടെന്നാണ് സൂര്യൻ പറയാണ് എൻ്റെ ജന്മമാണത് അത് നീ അതാണെന്ന് ധരിക്കുന്നു ഞാൻ പക്ഷെ അതാണ് ധരിക്കുന്നില്ല അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നിരവധി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷെ നിനക്ക് അറിഞ്ഞൂടാ ജീവാത്മാവ് വിചാരിക്കുന്നു ഞാൻ എന്തേ ഉള്ളൂ ഈ ശരീര മനോധ്യാതി പോയി കഴിഞ്ഞാൽ ഞാൻ ചത്തു ചത്തു കഴിഞ്ഞാൽ പിന്നെ സ്വർഗനരകങ്ങളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യണം ഉത്തരായനം ദക്ഷിണായനം മുതലായ വഴിക്കൊക്കെ പോകണം എന്നൊക്കെയാണ് കാരണം പക്ഷെ വാസ്തവത്തിൽ ഇതാണ് അതിൻ്റെ തത്വം തത്വബോധം ഉണ്ടാവുന്ന സമയത്ത് ബാക്കി എല്ലാ അന്ധവിശ്വാസങ്ങളും നമ്മളോടൊന്ന് പോവുകയും ചെയ്യും അതുവരെ നമുക്ക് അവർക്ക് വേണമെന്നായിരുന്നു മരിച്ച ആൾക്ക് വേണ്ടി മൂന്നാം ദിവസം എന്ത് ചെയ്യണം ഏഴാം ദിവസം എന്ത് ചെയ്യണം പത്താം ദിവസം എന്ത് ചെയ്യണം ഒക്കെ പറഞ്ഞിട്ട് അതെന്താ വെച്ചാൽ നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടിയാണ് ഇരുപത് പതിനാല് ലോകങ്ങളും അതിലുള്ള മഹാത്മാക്കളെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാനല്ല അനന്തമായുള്ള ഈ ബ്രഹ്മാണ്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് വിചാരിച്ച് നമ്മൾ ഡിപ്രഷൻ അടിച്ചാണ് പക്ഷേ അത് കഥകളൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറം ഉണ്ട് ഇപ്പുറം അങ്ങാടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിക്കണ്ട ഒരു റൂമിൽ തന്നെ നമ്മൾ പോയത് തൊട്ടടുത്ത റൂമിൽ വേറെ ആൾക്കാരുണ്ടെന്ന് പറയാൻ പേടിയില്ല നേരെ കുറച്ച് ആരുമില്ല വലിയൊരു കെട്ടിടത്തിൽ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ ചേർക്കാൻ ഒന്നുമില്ല ഒന്നുമില്ലാന്ന് അറിയാം എന്നാലും എന്തോ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഒരു ജനലൊന്ന് അടഞ്ഞു തുറന്നു കാറ്റത്ത് വെച്ചാൽ ഇത് പ്രേതല്ലേന്ന് ഒരു സംശയം ഉള്ളിൽ തോന്നുകയാണെങ്കിൽ സാധാരണ അപ്പൊ അതൊക്കെ ഈ ജീവാത്മാവ് സത്യത്വം ആരോപിച്ചിട്ട് മാധ്യമങ്ങളുടെ കർമ്മത്തിൽ പ്രതിബിംബിക്കുന്നത് മാത്രമാണെന്നുള്ള കാര്യം അറിയാതെ ശരിക്കും പരമാത്മാവ് എന്ന് പറഞ്ഞാൽ വേറെയാണെന്നും ഈ ഒരു പാത്രം വെള്ളത്തിൽ പ്രതിബിംബിച്ച സൂര്യനാണ് ശരിക്കും കൃഷ്ണനാണ് കൃഷ്ണൻ പറയണത് ഞാനാണെന്ന് പറയണം അർജുനും പറയണത് ഞാനാണ് രണ്ടുപേരും പ്രതിബിംബിത വസ്തുവായിട്ടാണ് പക്ഷെ കൃഷ്ണൻ അറിയാം ഞാൻ വാസത്തിൽ ഇതല്ല അതാണ് നെഹി കർത്താസ്തി കർത്തവ്യം നെഹി പാർത്താസ്തി കർത്തവ്യം തൃശ്ലോകേഷു കിഞ്ചന ഈ ഏഴ് പതിനാല് ലോകത്ത് എന്നാൽ ചെയ്യപ്പെടാനായിട്ട് ഒന്നും ഒരു വസ്തുവില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വേറെയാണ് അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നത് ഇവിടെ പ്രതിബിംബിച്ചതാണെന്ന് കൃഷ്ണൻ അറിയാം പക്ഷെ അർജുനൻ അതറിയില്ല ഞാൻ വേറൊന്നും ഇവിടെ പ്രതിബിംബിച്ചതെന്ന് അറിഞ്ഞു ഞാൻ ഇതാണെന്നാണ് അർജുനന്റെ വിചാരം അതുകൊണ്ടാണ് ജീവാത്മാവായിട്ട് അർജുനും പരമാത്മാവായിട്ട് കൃഷ്ണൻ വഹിക്കുന്നത് പിന്നെ ഒരു സൂര്യനാണല്ലോ നിരവധി പാത്രത്തിലെ വെള്ളത്തിൽ പ്രതിബിംബിച്ചിട്ടുള്ളൊക്കെ അപ്പൊ അതൊക്കെ ജന്മങ്ങളായിട്ടാണ് എന്ന് തോന്നുന്നത് അപ്പൊ അതൊക്കെ ഇയാളും അങ്ങനെ തന്നെയാണല്ലോ ആ സൂര്യൻ അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ ആ സൂര്യൻ തന്നെയാണ് ഇവിടൊക്കെ ജനിച്ചത് പക്ഷേ എനിക്കതൊക്കെ അറിയാം ഇതൊക്കെ അതിന്റെ പ്രതിബിംബങ്ങളാണെന്ന് അറിയാം നിനക്ക് അറിയില്ല അർജുൻ്റെ വിചാരം ഇതാണ് ഞാൻ ഞാൻ ഇത് മരിച്ചിട്ട് വേറൊരു പാത്രത്തിൽ നിന്ന് ജനിച്ചു അവിടുന്ന് മരിച്ചിട്ട് ഒരു കായലിൽ ജനിച്ചു ഒരു കുളത്തിൽ ജനിച്ചു കൂപത്തിൽ ജനിച്ചു ഒക്കെ അർജുൻ്റെ വിചാരം പക്ഷേ ഞാൻ എവിടെയും ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഞാൻ ഇന്നും ഒരേ മരത്തിൽ ഇരിക്കുകയാണ് പക്ഷേ മാധ്യമങ്ങളിൽ ഞാൻ ജനിച്ചവനായിട്ടും മറ്റൊക്കെ കണ്ട് ആളുകൾ എന്നെ നിന്ദിക്കുന്നു പ്രശ്നം പറയുന്നത് എന്നെ മാധ്യമങ്ങളിലെ ജനിച്ചവനായിട്ടും <laughs> പിന്നെ വികാരപ്പെടുന്നവനായിട്ടൊക്കെ ആളുകൾ ചിത്രീകരിച്ച് എന്നെ അവമാനിക്കുന്നു എന്ന് പറയാറുണ്ട് അവമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മാനം അറിയാതെ ഇതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ആൾക്കാരെന്നുള്ളത് അജ്ഞാനകാലത്ത് നമ്മൾ ഇതൊക്കെ ആചരിക്കുകയും വേണം ഇത് പിന്നെ ഞാൻ ഈ ജീവാത്മാവാണ് ഒരു ശരീരത്തിലുള്ള ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ അത് വേറെ കർമ്മത്തിനനുസരിച്ച് ഓരോ വഴിക്ക് പോയിട്ട് ആ കർമ്മത്തിനനുസരിച്ച് രണ്ടാമത് ജന്മെടുക്കും എന്നൊക്കെ തന്നെയാണ് നമ്മൾ പക്ഷേ മറ്റേ കേവല ഭാവത്തെക്കുറിച്ച് ശരിയായിട്ട് മനനം ചെയ്യാനുള്ള യോഗ്യത സമ്പാദിച്ചു കഴിയുമ്പോൾ അതിനുള്ള വളർച്ച എത്തുമ്പോൾ നമ്മളെ ഭാവനത്തിനെ സംബന്ധിച്ച് വേറെ ആയിരിക്കും അപ്പോൾ കുട്ടികളോട് നന്നായി പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം ബി എ എം എ ഒക്കെ കഴിഞ്ഞിട്ട് പി എച്ച് ഡി ഒക്കെ എടുക്കണം എന്നൊക്കെ നമ്മൾ ആദ്യം പറയും നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ എന്താ പറയുക എന്ത് പഠിച്ചിട്ട് എന്താ വെറുതെ ഈ സ്കൂളിൽ പോകാതെ വല്ല വാഴകൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയിരുന്നിട്ട് രാമായണം വായിച്ചാൽ മതി ഇരുന്നേക്കാളും മെച്ചാൽ വരുന്നു നമ്മൾ പറയും ചെയ്യും പക്ഷെ കുട്ടികളോട് പറയാൻ വയ്യല്ല എടാ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല നീ സ്കൂളിലും പോകണ്ട സിനിമയ്ക്ക് എന്താ കളിച്ചു വളർന്നു എന്ന് നമ്മൾ പറയാറില്ല വാസ്തവത്തിൽ അതാണ് ശരി ശരി നമ്മൾ പറയാറില്ല അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ വ്യതിയാന ദശയിലുള്ള ആൾക്കാരോടൊക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അനുസാരങ്ങളും മറ്റൊക്കെ വളരെ കർശനമായിട്ട് പറയാം അതുപോലെ കാരണം എന്താ വെച്ചാൽ വിവേകം വരാനുള്ളൊരു കാലമുണ്ട് പക്വതാണ് ആ പക്വത വരുന്നത് വരെ അയാളെ അബദ്ധ്യത്തിൽ നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുന്ന ഒരു വിദ്യയാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ഒന്ന് ഇതുകൊണ്ടായിട്ട് യാതൊരു കാര്യമില്ല ഈ പഥ്യാചരിച്ചുകൊണ്ടായിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല പക്ഷെ എന്താ വെച്ചാൽ ഇതിന് വിവേകം വിജ്ഞാനം വരുന്ന സമയത്ത് യോഗ്യത വരുന്ന സമയത്ത് ആത്മസാക്ഷാത്കാരത്തിന് ഈ കരണങ്ങൾ നേരെ നിൽക്കണം നേരെ മറിച്ച് അത് നിൽക്കാതെ നമ്മൾ പഥ്യങ്ങളോ ആചരിക്കാതെ പോകാൻ വെച്ചാൽ വെറുതെ രോഗങ്ങളൊക്കെ വന്ന് ശരീരം കേടുവന്ന് കണ്ട് കണ്ട ലഹരി പദാർത്ഥങ്ങളൊക്കെ അടിച്ച് താൽക്കാലിക സുഖത്തിൻ്റെ പിന്നാലെ പോയി തലച്ചോറൊക്കെ കേടുവന്നാൽ എപ്പോഴെങ്കിലും ആ ദിവ്യഭാവം ഉണരേണ്ടതായിട്ടുള്ള പക്വത എത്തുമ്പോൾ അതിന് ഈ മാധ്യമങ്ങൾ കൊള്ളരുതാതായി അതുകൊണ്ടാണ് പ്രത്യാചരിച്ചത് അപ്പോൾ കുട്ടികളൊക്കെ പ്രായപൂർത്തിയായി കുട്ടികളാച്ചാൽ ഏയ് അവിടെ ഇവിടെ നിന്നും പോകരുത് സിനിമയ്ക്ക് പോകരുത് അത് നിങ്ങൾക്ക് പറയും എൻ്റെ അമ്മയെ സിനിമയ്ക്ക് പോകാതെ ആരാണ്ട് അവിടെ നിന്നും പോകാതെ അങ്ങനെ ഇരുന്നാൽ നല്ലൊരു വരം വരുമോ എന്ന് പറഞ്ഞുവിടാം പക്ഷെ ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ എങ്ങനെയുണ്ട് കുട്ടിയെന്ന് വെച്ചാൽ എന്താ അറിയില്ല അത് എന്നും കാണാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു ടാക്സിയും മറ്റൊക്കെ എന്തോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നാ വേണ്ട നമുക്ക് വേറെ അന്വേഷിക്കാൻ വേറെ കുറച്ച് നല്ല കുട്ടിയാണ് അടക്കം ഒതുക്കൊണ്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയാണ് അടിച്ചു വാരലും തെളിക്കലും മറ്റും മറിച്ചും വളക്കമൊക്കെ ഒക്കെ നല്ല ഒരു സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു കുട്ടിയാണ് തിരക്കടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് നോക്കാമെന്ന് പറയും മറ്റേത് അപ്പോൾ ഈ പഥ്യാചരണം കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഈ അനുഗ്രഹം വരുന്ന സമയത്ത് അതിന് നമ്മളെ കരണങ്ങൾ കൊണ്ടുവരുതാതെ ആവില്ല കൊള്ളാവുന്ന തരത്തിൽ ഈ കരണങ്ങളെ നിലനിർത്തി കൊണ്ടുപോവുക ഒന്നല്ലെങ്കിൽ നാളെ സത്സംഗത്തിനും സതുവിചാരത്തിനും മഹാത്മാക്കളായുള്ള സംസർഗത്തിനും ഇട വന്നാൽ അതിനെ ഉൾക്കൊള്ളാനും അത് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാനുള്ളതായ സംസ്കാരം നശിച്ചു പോവാതിരിക്കാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെ നേരെ കൊണ്ട് നടത്താനാണ് ഈ ആചാരങ്ങൾ ഒക്കെ മഹാത്മാക്കൾ പറഞ്ഞത് അതിന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അത് നമ്മളെ എന്തെങ്കിലും നമുക്ക് ഇതിനുള്ള യോഗ്യത കിട്ടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കൊള്ളരുതാതാക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യാചരണം എന്ന് പറയുന്നത് പിന്നെ വെള്ളം അവിടെ ഉണ്ട് സൂര്യൻ ഉദിച്ച് കുറേ കഴിയുമ്പോഴേക്കും സൂര്യനായാലും പ്രകാശിക്കാൻ തുടങ്ങി അപ്പോൾ സൂര്യൻ പ്രകാശിക്കാൻ കുറേ കഴിയുമ്പോൾ വെറും സൂര്യമയായി തീർന്നു അപ്പോൾ പാത്രത്തിലെ വെള്ളം മുഴുവൻ ഒരു സൂര്യനാണ് അപ്പോൾ ദൃഷ്ടാവ് മാത്രമായി മാറി ചിത്തം അപ്പോൾ ദൃഷ്ടസ്വരൂപമായി ചിത്തം കുറേ കഴിഞ്ഞ് അതിങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു കുറേ കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് ഡിസപ്പിയർ ചെയ്തു ഡിസപ്പിയർ ചെയ്യുമ്പോൾ എന്താ കാണാൻ ചിത്തം മാത്രം വെള്ളം മാത്രം ആളാണ് കാണുക അപ്പം ചിത്തം മാത്രമായിട്ട് കാണാം ചിത്രം മാത്രമേ അപ്പോൾ ഒരിക്കൽ ചിത്രം മാത്രമായിട്ട് കാണുന്നു പിന്നെ അതിൽ സൂര്യൻ പ്രതിബിംബിക്കും മുഴുവനായിട്ട് പ്രതിബിംബിക്കുമ്പോൾ ദൃഷ്ടാവ് മാത്രമായിട്ട് കാണുന്നു പിന്നെ സൂര്യൻ ഇങ്ങനെ മറിഞ്ഞു പോകുമ്പോൾ ദൃഷ്ടാവും ദൃശ്യവും രണ്ടും കൂടി കാണുന്നു അതായത് കുറച്ച് വെള്ളവും കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സൂര്യൻ്റെ ഒരു ചെറിയ തിളക്കവും കാണുന്നു അപ്പോൾ ദൃഷ്ട ദൃശ്യ രണ്ടും കൂടി കൂടിയ ഭാവം ദൃഷ്ടാവ് മാത്രമായിട്ടുള്ള ഭാവം ദൃശ്യം ദൃശ്യം മാത്രമായിട്ടുള്ള ഭാവം അങ്ങനെ മൂന്ന് ഭാവമാണ് ചിത്രത്തിനുള്ളതെന്നാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ നമ്മുടെ ചിത്തം എങ്ങനെ വെച്ചാൽ വിഷയസ്വരൂപിയാണ് ചിത്തം വിഷയസ്വരൂപിയുള്ള ചിത്രത്തിൽ നമ്മൾ മനനം കൊണ്ടും വിചാരം കൊണ്ടൊക്കെ അതിലല്പം നമ്മുടെ ദൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ഭാവന ഉടലെടുക്കുകയാണ് ദൃഷ്ടാവിനെ കുറിച്ചുള്ള ഭാവന അപ്പോൾ ദൃശ്യങ്ങളും ഉണ്ട് ദൃഷ്ടാവും ഉണ്ട് കുറേ കഴിഞ്ഞ് നമ്മൾ സാധന മുന്നോട്ട് പുരോഗമിച്ച് ഏകത്വാവലംബനത്തോട് കുറേ കഴിഞ്ഞാൽ അവസാനം ആ നമ്മൾ ദൃശ്യ ദൃശ്യത്തിൽ വെറും ദൃഷ്ടാവ് മാത്രമായി മാറണം ഗുരുവായൂരപ്പനെ നമ്മൾ സങ്കല്പിക്കാൻ തുടങ്ങി സങ്കല്പിക്കാൻ തുടങ്ങി അതുവരെ നമ്മൾ നമ്മളെ കച്ചവട പീടികകളും നമ്മളെ അമ്മയും അമ്മാവനും പിന്നെ കുട്ടികളും മറ്റൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിൽ നിറയെ പിന്നെ കുറേ കഴിഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ഗുരുവായൂരപ്പം വരും പോവും ഗുരുവായൂരപ്പം വരും പോവുക അപ്പം രണ്ടും കൂടിയ ദൃഷ്ടം ദൃശ്യം രണ്ടും കൂടി കുറേ കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പം മാത്രമായി മനസ്സിൽ ഗുരുവായൂരപ്പ സ്വരൂപമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ ഒന്നുമില്ല ഞാനില്ല ഗുരുവായൂരപ്പം മാത്രം അദ്ദേഹം മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വിശ്വരൂപം ഇങ്ങനെ അപ്പൊ എന്തായി ദൃഷ്ടാവ് മാത്രമായി അപ്പൊ ദൃഷ്ടാവ് മാത്രമായിട്ടുള്ള അവസ്ഥ ദൃശ്യങ്ങൾ മാത്രമായിട്ടുള്ള അവസ്ഥ രണ്ടും കൂടി കൂടിയുള്ള അവസ്ഥ അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ടും കൂടിയുള്ള അവസ്ഥയാണ് ഇടയ്ക്ക് അതും ഇടയ്ക്ക് ഇതും ഒക്കെ ആയിട്ടാണ് അത് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് കൂട്ടിക്കൂട്ടി വരണം യഥമാന വൈരാഗ്യം വ്യതിരേക വൈരാഗ്യം ഏകേന്ദ്ര വൈരാഗ്യം വശീകാര വൈരാഗ്യം നാല് തരം വൈരാഗ്യം അതിൽ ആദ്യം എന്താ വെച്ചാല് യഥമാന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഇതാണ് ഈ വിഷയങ്ങൾ മാത്രം അതിൽ ദൃശ്യങ്ങൾ മാത്രമാണ് ചിത്രത്തിൽ പിന്നെ യജമാനം വരും വ്യതിരേക വൈരാഗ്യം എന്ന് പറയുമ്പോഴേക്കും കാൽഭാഗം ഈശ്വരത്വം മുക്കാൽ ഭാഗം വിഷയങ്ങളായി പിന്നെ രണ്ടാം മൂന്നാമത്തെ ആകുമ്പോഴേക്ക് പകുതി ഇതും പകുതി അതുമായി നാലാമത്തെ ആകുമ്പോഴേക്ക് മുക്കാലംശത്തും കാലംശം മൊത്തമായി പിന്നെ ഏകേന്ദ്ര വൈദ്യുതി ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ഈശ്വര സ്വരൂപമായി മാറിയതാണ് അപ്പോൾ നമ്മൾ ദൃശ്യ സ്വരൂപം വിട്ടിട്ട് ദൃഷ്ടാവിൻ്റെ സ്വരൂപം മാത്രമായിട്ട് അവർക്ക് സ്വയം ഉള്ളിൽ അനുഭവപ്പെടുക ഈ പിന്നെ വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്ന സമയത്തും വാസ്തവത്തിൽ അവിടെ സൂര്യനില്ല വെള്ളം തന്നെയാണ് ആ വെള്ളത്തിൽ എന്തെല്ലാം രസങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത് പോകുന്നില്ല അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും അതായത് ചിത്രത്തിലെ പ്രതിഭാസങ്ങൾ മുഴുവനും തന്നെ ഈ പുരുഷന് രസിക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ വികാരങ്ങളോ അതിൻ്റെ ഉള്ളിലുള്ളതായ വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ആവുന്നില്ല പുരുഷൻ പ്രതിബിംബിക്കുന്ന സമയത്തും പ്രതിബിംബിക്കാത്ത സമയത്തും അതിൻ്റെ സ്വരൂപം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് പുരുഷൻ രസിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ എന്നാണ് അപ്പോൾ ദൃഷ്ടാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് രസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് നേരെ കുറച്ച് ബാധിക്കുന്നുണ്ടെങ്കിൽ രസിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ സിനിമയിലെ യുദ്ധമൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കാരണം കുറിച്ച് നമ്മുടെ നാട്ടിൽ യുദ്ധം നടക്കുന്ന ഇത് രസിക്കാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മളെ ബാധിക്കുന്നു ഒരു തത്വത്തെ നമ്മൾ ദിവ്യമായിട്ടുള്ള ഒരു ഭാവനയെ ഉൾക്കൊള്ളുന്ന ഒരു തത്വത്തെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ ഇങ്ങനെ ശരിയാവുന്നതാണ് ഗുരുവായൂരപ്പൻ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം ആലോചിച്ചു കഴിഞ്ഞാൽ സർവന്തര്യാമിയായുള്ള ആത്മസ്വരൂപി എന്ന അർത്ഥം വരും അപ്പൊ അതിനെ ഏത് ഭാവനയിലായാലും നമ്മൾ മുറുകെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ നമ്മുടെ ചിത്രത്തില് അതിൻ്റെ ശതമാനം കൂടി കൂടി കൂടി അവസാനം തഥാകാരമെത്തി അത് സ്വരൂപമായി മാറുകയാണ് സ്വരൂപമായി മാറുമ്പോൾ മറ്റൊന്നിൻ്റെ ഭാവന ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചിത്രത്തിലെ മാലിന്യങ്ങളൊക്കെ അകന്നു പോകും മറ്റു വിഷയങ്ങളൊക്കെ മാറി ഇത് മാത്രം അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ഒരു തത്വം പറഞ്ഞല്ലോ ഒരിക്കൽ ഒന്ന് മാത്രമേ ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളൂ അപ്പോൾ ഇത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ കാലം കഴിയുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നമ്മളൊരു പരിപൂർണമായിട്ടുള്ള പരിണാമത്തിന് ഒരു കാരണമായിത്തീരും അതായത് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അതിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് വീടോ ഭാര്യയോ മക്കളോ ഭർത്താവോ കുട്ടികളോ ഒന്നും നമുക്ക് ബാധകമല്ല അവരവരെ കർമ്മത്തിന് വേണ്ടി വരുന്നു അവരെ കർമ്മവാസന എന്താ വെച്ചാൽ അതിനനുസരിച്ച് അവർക്ക് ഉത്സാഹം ഉണ്ടാകും അപ്പോൾ ഗീത ഒന്നാമത്തെ അധ്യായത്തിൽ പിന്നെ കുരു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത ഉത്സവ മാമകാഹ പാണ്ഡവാസേവ കിം അക്രൂവത സഞ്ജയാണ് അതിൽ പിന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവ യുത്സവ എന്ന് പറഞ്ഞ വാക്കുണ്ട് അതിൽ എന്തിനു വേണ്ടിയാണോ ഒരാൾ ജനിച്ചത് ആ കാര്യത്തെ സംബന്ധിക്കുന്ന കർമ്മം വരുമ്പോൾ പരപ്രേരണ വേണ്ടി വരില്ല അവർക്ക് സ്വതസിദ്ധമായിട്ടുള്ള ഉത്സാഹം ഉണ്ടാവും അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഓരോ കുട്ടികളും എന്തിനോ വേണ്ടി ജനിച്ചതായിരിക്കും എന്തിനാ ജനിച്ചെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ വളരെ ഉത്സാഹമുണ്ടാവും അല്ലാതെ ഒന്നും ഒരു ഉത്സാഹം കാണിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും ഓരോ കാര്യത്തിനും വേണ്ടി എവിടുന്നോ വരുന്നു എങ്ങോട്ടോ പോണു പോണ സമയത്ത് നമ്മളെ നമ്മളായിട്ട് എന്തോ കുറച്ച് ബന്ധം ഉണ്ടാവുമായിരിക്കും അതിനുവേണ്ടി ഇവിടെ വരുന്നു അത് സാധിച്ചിട്ട് അവർ പോകുന്നു ഇത്രയേ ഉള്ളൂ ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും എന്തായാലും ശരി അതിന്റെ അപ്പുറം ഒരു ബന്ധം തമ്മ തമ്മിലുണ്ട് എന്ന് ധരിക്കില്ല ഇതാ ഒന്നാമത്തെ ഈ കൈവല്യ അനുഭൂതി കുറേശ്ശെ ഉള്ളിൽ വരുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ധർമ്മം എന്താണ് അതങ്ങ് ചെയ്തു കൊടുക്കുക എന്താ ചോദിക്കുക അത് കൊടുക്കുക അത് കണ്ടറിഞ്ഞ് അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തു കൊടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ അതിന്റെ ഫലം ഇന്നതാവണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല കാരണം ഒരു വിത്ത് ഇത് എന്തിൻ്റെന്ന് അറിയാതെ നമ്മൾ കുഴിച്ചിട്ട് അതിന് വെള്ളം വളം കൊടുക്കാനേ നമുക്കുള്ളൂ അതിന് എന്ത് വളരുന്നു എന്ത് കായ്ക്കുന്നു എന്ത് കുടിപ്പിക്കുന്നു അതിനാണ് അതിൽ നമുക്ക് തീരുമാനം എടുക്കാൻ അതൊരു അർഹതയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു അത്രേ ഉള്ളൂ അതിന് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും അതൊക്കെ അവർ നമ്മളെയും പഠിപ്പിക്കും അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ടതായിരിക്കാം നമ്മുടെ അനന്തമായുള്ള യാത്രയിൽ പിന്നെ ഇതൊക്കെ അത്യാവശ്യമായിരിക്കാം അതുകൊണ്ടായിരിക്കും ദൈവം അതൊക്കെ കൊണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ള ഭാവന ഉണ്ടാവും അതുപോലെ നാട്ടിൽ ഇപ്പം എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് ജയിലിലിട്ടാലും അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ആള് മാറിയിട്ട് നമ്മൾ തല്ലി നിൽക്കുക തല്ലി ചതച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാളല്ല വേറെ ആളാന്ന് മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് കിട്ടാനാണ് അതെ ഒരു പരാതി പറ്റിയത് യാതൊരു കാര്യമില്ല നമുക്ക് വേണ്ടത് എന്താണോ ഒക്കെ നമുക്ക് കിട്ടും നമ്മുടെ ധർമ്മം പരിപക്വ അവസ്ഥയിൽ പ്രാപിക്കുന്ന സമയത്ത് തല്ല് കിട്ടാനുള്ള ഒരു അറിവുള്ള കാലം എന്നാൽ ആള് മാറിയിട്ട് പിടിച്ചുകൊണ്ടു തല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിയായുള്ള ആളെ കൊണ്ട് വേറെ പോലീസ് ഞാൻ ചെയ്യാനും അടിച്ചവർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ ധൈര്യം എന്താണ് അതിന്റെ പരിഹാരം ഒന്നും കിട്ടിയ കാര്യമില്ല നമുക്ക് ഇതിനുള്ള യോഗം ഉണ്ടായിരുന്നു അത് അനുഭവിച്ചതാണ് എന്നേ പറയാൻ പാടില്ല പട്ടർ പിന്നെ ഗംഗാനദിയിൽ മുങ്ങിയിട്ട് വരുമ്പോ ഒരാൾ മുറുക്കി തുപ്പി എന്ന് പറഞ്ഞില്ലേ അയാള് വീണ്ടും പോയി മുങ്ങി തിരിച്ചു വരുമ്പോൾ പിന്നെ ആറ് പ്രാവശ്യമായിരുന്നു പറഞ്ഞു ഏഴാം പ്രാവശ്യം വന്നപ്പോ അയാൾക്ക് പിന്നെ തുപ്പാൻ തോന്നിയില്ല അപ്പൊ ഭട്ടർ പറയാണ് എന്ത് ചെയ്യാനോ ആറു പ്രാവശ്യം മുങ്ങാനുള്ള യോഗല്ലേ ഭഗവാൻ പറയുന്നത് സുഹൃതം അല്ലാണ്ട് വയ്ക്കാനാണ് അപ്പൊ അങ്ങനെ നമ്മളെ ഈ കർമ്മ കർമ്മധീരയെ കുറിച്ച് ശരിക്കും ബോധ്യപ്പെട്ടാൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം അല്ലാതെ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല അങ്ങനെ ഭഗവത് പറയുന്നുണ്ട് നമുക്ക് അനുഭവിക്കേണ്ടതല്ലാത്ത വേറെ ആരെങ്കിലും ഇത് മാറിയിട്ട് നമ്മളെ അത് ബാധിക്കില്ല നമുക്ക് അനുഭവിക്കേണ്ടത് മാത്രമേ നമുക്ക് അനുഭവിക്കേണ്ടി വരുള്ളൂ നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് ഓരോ കർമ്മവും സംഭവിക്കുമ്പോൾ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സന്തോഷിക്കണമെന്നാണ് ഓ ഇങ്ങനെ ഒരു കർമ്മം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോവുകയാണല്ലോ കാരണം ഒരു കർമ്മം വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് അത് കഴിഞ്ഞു പോവും ഉറപ്പാണല്ലോ ആഗമം ആക ആപായനം അനിത്യം വന്നത് പോവും കുറച്ച് സമയം നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ ആ കർമ്മം തീർന്നു ധരിച്ചോളണം അതുപോലെ സുഖകാലമായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട കാരണം അത് സൂക്ഷിക്കാനുള്ള കുറച്ച് യോഗം ഉണ്ടായിരുന്നു അത് തുടങ്ങിക്കഴിഞ്ഞു അത് അതിവേഗം അത് തീർന്നു പോവുകയും ചെയ്യും ദുഃഖം തീർന്നു പോകുന്ന മാതിരി തന്നെ സുഖം തീർന്നു പോകാൻ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങൾ എന്താ വെച്ചാൽ അത് നമ്മളെ പഠിപ്പിച്ചിട്ട് കാലം അതായത് കർമ്മത്തിൽ നമ്മളെ നമുക്ക് വിടുതൽ പ്രാപിക്കുന്നു അതായത് നമ്മൾ ധ്യാനമൊക്കെ ചെയ്ത് വളരെ നല്ല സുഖകരമായുള്ള അനുഭൂതിയൊക്കെ ഉണ്ടാവും ആ അനുഭൂതി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ചില നിന്യോ നീജോ ആയിട്ടുള്ള ചില സംസ്കാരം ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ചില ചിന്തകൾ തോന്നുന്നു അപ്പോൾ ചിലവർ വളരെയധികം നിരാശപ്പെടും ഞാൻ എന്താ അപ്പം തന്നെ യോഗ്യനല്ലേ എനിക്കിതൊന്നും പറ്റില്ല എന്നുണ്ടോ എന്താ എനിക്കിങ്ങനെ വരാൻ കാരണം ഞാൻ ശ്രമിക്കപ്പെട്ടവനാണ് മഹാപാപിയാണെന്നാ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാറുണ്ട് പക്ഷെ അപ്പോഴും ധരിക്കേണ്ടതെന്ന് വെച്ചാൽ പൂർവ്വകർമ്മങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ചില സമയത്ത് അതിൻ്റെ ആ സമയമാകുമ്പോഴാണ് പുറത്തേക്ക് പ്രകടമാകുന്നത് പക്ഷെ അത് പ്രകടമായി കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ അത് അതുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുള്ള കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു പമ്പരം നഷ്ടപ്പെട്ടിരുന്നു ആ പമ്പരത്തോട് എനിക്ക് വലിയ കമ്പായിരുന്നു അത് ആ മുളങ്കൂട്ടത്തിൽ എവിടെയോ പിന്നെ താഴെ ചാടിപ്പോയി എന്നിട്ട് കണ്ടില്ല എത്ര അന്വേഷിച്ചും കണ്ടില്ല അങ്ങനെ ഒരു പത്ത് ഇരുപത് വയസ്സായ ഒരു ദിവസം കിണർ കുഴിക്കുകയാണ് കിണർ കുഴിക്കുമ്പോൾ കിണർ കുഴിക്കുന്നവർ നല്ലൊരു പമ്പര താന്നു പുറത്തേക്ക് കിട്ടും ആ പമ്പരം ഞാൻ കാണുന്ന സമയത്ത് പഴയ ആ ഭാവന തിരിച്ചു വന്നു ആ പമ്പരം പോയല്ല നഷ്ടം നഷ്ടബോധമൊക്കെ എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു വലിയ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് കിട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് ആ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ ആ കാലവും മാറി ആ ദേശവും മാറി അതോടുകൂടി ആ പിന്നെ മനസ്സിൻ്റെ ആ ചിത്രത്തിൻ്റെ ആ ഭാവവും മാറി പരിണാമം സംഭവിച്ചു സംഭവിച്ചുകൊണ്ട് ആ അതിനോടുള്ള അഭിനിവേശം പണ്ടത്തെ ഉണ്ടായിരുന്നു അത് കാണുന്ന സമയത്ത് ഒരു ചെറിയതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അതെന്നെ വീണ്ടും ഉപദ്രവിക്കില്ല കാരണം അവിടുന്ന് കടന്നുപോയി മനസ്സ് അവ ഒരു സ്മരണ മാത്രം അത്ഭുത വിഷയ സംപ്രമോഷ സ്മൃതി അന്നുണ്ടായതുപോലെയുള്ള ഒരു ചെറിയ വികാരം ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നും തോന്നിക്കഴിഞ്ഞാൽ പക്ഷേ അതിനൊക്കെ നിർവീര്യപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാനുള്ള വളർച്ചയും പക്വതയും എൻ്റെ മനസ്സിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് വല്ലാതെ ബാധിക്കില്ല തൽക്കാലികമായിട്ട് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന ആ സ്ഥലത്ത് നിന്ന് അതിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് പോയി ആ ബെഞ്ചൊന്ന് കണ്ടു എന്ന് വെക്കുക ആ ബെഞ്ച് കണ്ടാൽ ഞാൻ ഇരുന്നിരുന്ന സ്ഥലം കാണുമ്പോൾ ഒരു ചെറിയൊരു പഴയ പിന്നെ മെമ്മറി ഫ്ലാഷ് ബാക്ക് ആയിട്ടൊന്നും വരും വരുമ്പോൾ കുറച്ച് സമയം നമ്മൾ അങ്ങനെ ഇരുന്നു അതിനനുസരിച്ച് ഒരു ശ്വാസഗതി അതിനനുസരിച്ച് ഒക്കെ ആവും അത് കഴിഞ്ഞതിന് ശേഷം ആ പോവാ പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും അതുപോലെ ഉള്ളൂ അപ്പോൾ ഈ ധ്യാനം ചെയ്യുന്ന സമയത്ത് പഴയ എന്തെങ്കിലും ഒരു മോഹം പണ്ട് കടിച്ചമർത്തിയിട്ടുള്ളത് എപ്പോഴെങ്കിലും ആയിട്ട് അതിൻ്റെ സമയം വരുമ്പോഴാണ് പുറത്തേക്ക് പോകുന്നത് അത് പൊന്തി വന്നു കഴിഞ്ഞാൽ അത് നമ്മളോട് ഉപദ്രവിക്കുകയില്ല കാരണം ഇപ്പൊ അതിന്റെ അതുമായിട്ടുള്ള ബന്ധപ്പെടേണ്ട സമയമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സാരാക്കേണ്ട ആവശ്യമില്ല അത് വിചാരിച്ച് ആശ്രമം വിട്ടിട്ട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു വേണ്ട ആവശ്യമില്ല ചിലരൊക്കെ അങ്ങനെയുണ്ട് ചില വികാരങ്ങൾ വരുന്ന സമയത്ത് അപ്പം ഞാൻ ഇതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ഗൃഹാശ്രമം തുടങ്ങി അട്ട ഫെയിലിയറായി കാരണം എന്താ വെച്ചാൽ അതിനുള്ള അതിനുള്ള യാതൊരു മന പിന്നെ ചിത്രത്തിന്റെ യോഗ്യത ഇല്ലാതെ ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു ചെറിയൊരു പഴയ ഒരു സ്മരണകൾ വന്ന സമയത്ത് അയാൾ രണ്ടാമത് പോയിട്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ തൊണ്ണൂറ്റൊമ്പത് മുക്കാലേ ആൾക്കാരും അയാളെ മനസ്സതിന് യോഗ്യമല്ലാന്നും തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഒരു വികാരത്തിൻ്റെ പിന്നാലെ പോയിട്ട് ദുഃഖം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല അപ്പോൾ അട്ടർ ഫെയിലിയറായി മാറുകയാണ് അപ്പോൾ എന്ത് ചെയ്യാൻ കുറച്ച് ക്ഷമിച്ചാൽ മതിയാണ് ഓരോ വികാരങ്ങൾ പണ്ട് പണ്ടുള്ളതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും അത്രയുള്ളൂ ഉള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും അതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വേവലാതി ഉണ്ടാവുകയില്ല കാരണം അത് അന്നത്തെയാണ് ഇന്നത് ഇപ്പോൾ കളിക്കാനൊരു കളിക്കോപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളത് വയസ്സാകുന്ന സമയത്ത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമല്ല താൽക്കാലിക ഒരു സ്മരണ അതിൽ കൂടെ കടന്നു പോകും അതുകൊണ്ട് നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോഴോ നല്ല നല്ല സത് വികാരത്തോടു കൂടി ഇരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു ദുർവിചാരം വന്നു എന്ന് വിചാരിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല പണ്ടത്തെ ഒരു ഇതാണ് വിചാരിച്ചത് ആവശ്യമൊന്നുമില്ല അപ്പോൾ അയാതി സമയത്തൊക്കെയാണ് സ്വന്തമായിട്ട് കർമ്മം ഏറ്റെടുക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിച്ചാൽ അവർ പറഞ്ഞ് സംശയം തീർത്ത് കൊടുക്കും അല്ലാതെ അവധത്ത് പോയി ചാടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് തൽക്കാലികമായിട്ട് ഈ പഴയ ചില സങ്കല്പങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടാവും പക്ഷെ അത് വർത്ത വിത്ത് പോലെയാണ് മുളക്കില്ല പക്ഷെ താൽക്കാലികമായിട്ട് ഒന്ന് പ്രകടമാവും മനസ്സിൽ ആ സമയത്ത് നമുക്ക് ചെറിയൊരു അതിനെ സംബന്ധിച്ചൊരു ചെറിയൊരു അങ്കലാപ്പ് എന്നൊക്കെ പറയുന്നവരെ ഉണ്ടാവും പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല അതിപ്പോ ഒരു മുള കണ്ടു ഒരു ചെടി അവിടെ മുളച്ച് നിൽക്കുന്നുണ്ട് ഓ അത് വളർന്നാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ വിഷച്ചെടിയാണല്ലോ അത് സാരില്ല അതങ്ങനെ മുളച്ച് വളരുന്ന ചെടിയല്ല അത് അങ്ങനെ ഒരു വിത്താണ് ചില വിത്ത് ഉണ്ടല്ലോ മുളച്ച് വലുതാവില്ല അത് കുറച്ച് വളർന്നെങ്കിൽ അത് നാശ നാശത്തെ പ്രാപിക്കും അതുപോലെയുള്ളതാണ് ഇതൊക്കെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല അല്ലേ ധർമ്മമേഘ സമാധി ധർമ്മമേഘ സമാധി നിലനിൽപ്പ് ധർമ്മം എന്ന് പറഞ്ഞാൽ നാലാമത്തെ അർത്ഥമാണ് ഒന്ന് ധർമ്മം എന്ന് പറഞ്ഞാൽ തൻ്റെ നിലനിൽപ്പ് രണ്ടാമത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ അവനവനെ ആശ്രയിക്കുന്നവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യണം മൂന്നാമത്തെ നമ്മളെയൊക്കെ നിലനിർത്തുന്ന അന്തരീക്ഷത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നാലാമത്തതിനെ മുഴുവനും നിലനിർത്തുന്നത് എന്തോ അതിനെക്കുറിച്ചുള്ള ബോധോദയം അപ്പോൾ എല്ലാറ്റിനും നിലനിർത്തുന്ന ബ്രഹ്മമാണ് ബ്രഹ്മത്തിലാണ് ഈ സർവസ്വം ഉണ്ടായി മറയുന്നതായി തോന്നുന്നത് അതുകൊണ്ട് ഇതിനെ നില നിലനിർത്തി കൊണ്ടുവരുന്ന ആരാണ് ബ്രഹ്മം എന്നുള്ളത് മേഘ സമാധിയാണ് ഈ എല്ലാറ്റിനും നിലനിർത്തുന്നതായ മേഘം മേഘം അതായത് ഒരിക്കലും യാതൊരു തരത്തിലുള്ള പിന്നെ അലങ്കോ അലങ്കോലങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ബോധത്തിൻ്റെ അവസ്ഥ അതായത് സമനില തെറ്റാത്ത ബോധത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ ബുദ്ധൻ ബുദ്ധനോട് ചോദിച്ച ഒരാൾ ഞാൻ മരണാനന്തരം എന്തായിരിക്കും എൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ധരിച്ചു എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു എനിക്ക് കുറേ കാര്യങ്ങളുടെ അറിവുണ്ട് പല കാര്യങ്ങളും ഞാനൊരു സമ്പടി ഒരു സംതിങ് ആണല്ലോ അപ്പം അങ്ങനെയുള്ള ജ്ഞാനം മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അപ്പോൾ ബുദ്ധൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി അവിടെ ഒരു വൈറ്റ് ക്ലൗഡ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വെളുത്ത ഒരു കാർമേഘത്തിൻ്റെ മേഘത്തിൻ്റെ ഒരു കഷ്ണം പിന്നെ പറഞ്ഞ ഒരു പഞ്ഞിക്കെട്ട് പോലെ അങ്ങനെ white cloud look at the white cloud ഇതുപോലെ ആയിരിക്കുന്നു അപ്പോൾ എന്താ എൻ്റെ ഗതി എന്ന് വെച്ചപ്പോൾ വൈറ്റ് ക്ലൗഡ് പോലെയാണ് വൈറ്റ് ക്ലൗഡ് വൈറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ എവിടുന്ന് അത് വന്നത് ആലോചിച്ച് നോക്കാം അത് വെള്ളം ഇങ്ങനെ നീരാവിയായി അതിങ്ങനെ മേലോട്ട് പോയി മേലോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തണുത്തൊരു അന്തരീക്ഷം അത് കണ്ടൻസ് ചെയ്തു കണ്ടൻസ് ചെയ്ത് ചെറിയ ചെറിയ വെള്ളത്തുള്ളികളായി കൂട്ടിപ്പിടിച്ച് പഞ്ഞിക്കെട്ട് പോലെ താഴോട്ട് വരാൻ മാത്രമുള്ള ഇല്ല കൂടുതൽ മേലോട്ട് പൊന്തി പോകാൻ മാത്രമുള്ള ഇല്ല അപ്പോൾ അതിനെ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുന്നത് എന്താണ് കാറ്റിനാണ് കാറ്റിങ്ങനെ അടിക്കുന്നതിനനുസരിച്ചാണ് പോകുന്നത് സ്വന്തമായിട്ട് ഇന്ന സ്ഥലത്ത് പോകണമെന്നുമില്ല ഇന്ന സ്ഥലത്ത് പോയി കൂടാനുമില്ല അതിന് സ്വന്തമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ച് ഇങ്ങനെ സഞ്ചരിക്കും സഞ്ചരിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസമുണ്ട് ചിലപ്പോൾ ഉരുണ്ടതായി തോന്നും ചിലപ്പോൾ പരന്നതായി തോന്നും ചിലപ്പോൾ കയ്യും കാലുള്ള തോന്നും തലയും ചെവിയൊക്കെ ഉള്ള തോന്നും പല പല രൂപങ്ങളും അങ്ങനെ പോയി കുറേ അങ്ങ് കഴിയുന്ന സമയത്ത് കാണാം ഒരു ചൂടുള്ള സ്ഥലത്തെത്തുമ്പോൾ ഇത് വിക്കടിച്ച് ഡിസപ്പിയർ ചെയ്യും ഡിസപ്പിയർ ചെയ്ത് എന്താണ് വെറും നീരാവിയായി മാറുന്നത് ആ നീരാവിൻ്റെ എവിടെയെങ്കിലും പോയിട്ട് വെള്ളമായിട്ട് താഴെ വീണുന്ന് വരാം ഒഴുകി ഇങ്ങനെ എന്ന് വരാം കടലിൽ വീണ്ടും ഇതിങ്ങനെ ഒരു നീരാവിയായി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതല്ലാതെ എന്താ അപ്പോൾ ഇതിന് അർത്ഥം പറയാറുള്ളത് അപ്പോൾ ഈ മഹാ ബ്രഹ്മ സ്വരൂപത്തിൽ നിന്ന് ചലനാത്മകതയെ പൂണ്ട് ചെറിയ ചെറിയ കണങ്ങളായിട്ട് അങ്ങനെയുള്ള നമ്മൾ പറയുന്നത് പ്രകാശ ബ്രഹ്മത്തിലെ ചലനാത്മകതയിൽ നിന്ന് ചലിക്കുന്ന ഊർജ്ജ കണിക ആ ഒരു ഏരിയ കൂടി ചേർന്നിട്ടാണല്ലോ ക്ലൗഡ്സ് വരെ ആറ്റംസും മോളിക്യൂൾസും മിനറൽസും ഒക്കെ ആയി മാറുന്നു അങ്ങനെ വൈ വന്നിട്ട് ഒരു ക്ലൗഡിൻ്റെ കൂട്ടായി കുട്ടെന്നുള്ള പേരിൽ ഒരു ക്ലൗഡായി പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ ക്ലൗഡ് കഷ്ണങ്ങളായി അങ്ങനെ പോയി കുറേ കഴിഞ്ഞൊക്കെ വിഘടിച്ച് മണ്ണ് മണ്ണായി വെള്ള വായു വായിനോട് ചേർന്ന് അഗ്നി അഗ്നിയോട് ചേർന്ന് ആകാശ ആകാശനോട് ചേർന്ന് അപ്പോൾ എവിടെയാണ് നിങ്ങൾ കുട്ടെന്ന് പറഞ്ഞാൽ എവിടെ ഒക്കെ എന്തൊക്കെ ആയിരുന്നു അതൊക്കെ ആയി തീർന്നു അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഒന്നിച്ചെന്നപ്പോൾ ഉള്ളിൽ ഒരു ആകാശം ഉണ്ടായിരുന്നു മഠാകാശം അപ്പൊ പാത്രങ്ങളൊക്കെ ഒരു മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കി മണ്ണ് എന്ന് പറഞ്ഞാൽ ആകാശം വായു അഗ്നി അഞ്ച് പദാർത്ഥം അഞ്ച് ഭൂതങ്ങളെ കൂടിച്ചേർന്ന് ഭൂമിയായി ഭൂമിയിൽ നിന്ന് മണ്ണുണ്ടായി മണ്ണുകൊണ്ട് ഒരു കുട ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആകാശം മഠാകാശം അത് കുറെ കാലം കഴിഞ്ഞ് തട്ടി മുട്ടി ഉടഞ്ഞ് ഉടഞ്ഞു പോയപ്പോൾ മണ്ണ് മണ്ണോട് ചേർന്നു വെള്ളം വെള്ളത്തോട് വായു വായുവോട് ആകാശ ആകാശോട് അഗ്നി അഗ്നിയോട് ചേർന്നു അതിനുള്ളിലെ ആ പിന്നെ ആകാശം എന്ത് സംഭവിച്ചു ആകാശം മഹാകാശമായി മാറി പക്ഷെ ഇത് കടാകാശമായിട്ടായിരുന്നോ ഈ കുട പറഞ്ഞ സമയത്ത് മഹാകാശമായി മാറിപ്പോവുകയും ചെയ്തല്ലോ അത് എപ്പോഴും അങ്ങനെ തന്നെ ഒരു ചെറിയൊരു തടസ്സം അതിൻ്റെ ഇടയിൽ ഒരു മാധ്യമം വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടു എന്ന് നമ്മൾ ധരിച്ചതാണ് വാസ്തവത്തിലും പെട്ടിട്ടൊന്നുമില്ല ഈ വൈറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു പിന്നെ സന്ദേശമാണ് ബുദ്ധനെപ്പോഴും പറയാറില്ല ഒരു മനുഷ്യൻ്റെ ആ കൂടി നോക്കും ബ്രഹ്മാനന്ദ ശിവയോഗി അതെ ഭരണാനന്ദത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് ഇതാ പറഞ്ഞു കടലിൽ നീരാവി ഇങ്ങനെ വരുന്നു അതിങ്ങനെ ആകാശത്ത് ക്ലൗഡ്സായി മാറുന്നു അതെവിടെങ്കിലും പോയി പെയ്യുന്നു പെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകുന്നു കടലിലേക്ക് തന്നെ ഒഴുകുന്നു കടലിലെത്തി കഴിയുമ്പോൾ പിന്നെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ നല്ല എന്താ ഇതിന് വേറെ എന്നാണ് പറയുന്നത് ശങ്കരാചാര്യർ പറയും ബുദ്ധുദാനീവാന്ന് എന്നാണ് ഇങ്ങനെ ഉണ്ടായി കുറേ ഉണ്ടായി അത് ഇങ്ങനെ അളകി കളിച്ചു രണ്ടെണ്ണം തമ്മിൽ കൂട്ടിച്ചേർന്ന് കുറേ കഴിഞ്ഞൊക്കെ പൊട്ടി വീണ്ടും പിന്നെ അതിങ്ങനെ ഉണ്ടായി പിന്നെ കുമ്മളം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വായുണ്ട് ഒരു പ്രാണൻ പറയുന്ന മാതിരി അങ്ങനെ ജീവാത്മാക്കളുടെ മാതിരി ഇങ്ങനെയൊക്കെ ബുദ്ധാനീവ എന്നാ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ താഴ്ന്ന അവസ്ഥയിലൊക്കെ ആകുമ്പോൾ നമ്മൾ അജ്ഞാന ദശയിലാകുമ്പോൾ ഇതിനൊരു ജീവാത്മാവുണ്ട് ആ ജീവാത്മാവിന് കർമ്മങ്ങളുടെ ആ കർമ്മങ്ങൾ തീരുന്ന സമയത്ത് മരിക്കുന്നു മരിച്ചതിന് ശേഷം പലതരം ലോകങ്ങളിൽ കൂടി പോയി കഴിയാനുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുനർജന്മം എടുക്കുന്നു അങ്ങനെ ജന്മം കുറേ കാലം ജന്മങ്ങൾ എടുത്ത് എടുത്ത് എടുത്ത് കഴിഞ്ഞ് സജ്ജനങ്ങളായിട്ട് സംസർഗം വന്നിട്ട് ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടായി ഈ മരണത്തിന് കാരണമായിട്ടുള്ള ഈ വസ്തുക്കളല്ല ഞാൻ ആത്മാവാണ് ആത്മാവിന് ഇതൊന്നും ബാധകാവുന്നില്ല എന്നുള്ള അവസ്ഥയെ കേട്ട് അത് പ്രകാരമായിട്ടുള്ള സാധനയൊക്കെ അനുസരിച്ച് അവസാനം നമ്മൾ അതായിത്തീരുന്നു എന്നാണ് അജ്ഞാന കാലത്തെ നമ്മുടെ നേരെ കുറച്ച് ജ്ഞാനത്തിൻ്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ബാധകമല്ലാത്ത ഒരു ഫിസിക്കൽ ഫിനോമിന മാത്രമാണ് പ്രപഞ്ച പ്രപഞ്ച പ്രതിഭാസങ്ങൾ മാത്രമാണ് അതിലൊന്നും ഞാൻ ഭഗവാക്കല്ല എൻ്റെ സാന്നിധ്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പുരാണങ്ങളിലൊക്കെ പറയാൻ വെച്ചാൽ ബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിൽ മഹാമായ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്നാണ് കാരണം അങ്ങനെ അല്ലാതെ ഇതിനൊരു വിവരണം പറയാനില്ല എവിടുന്ന് വന്ന് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ഇതൊന്നുമില്ല ഗുണങ്ങളില്ല ഗുണങ്ങളില്ലാത്തതാണ് പക്ഷേ ത്രിഗുണങ്ങളെ കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അപ്പൊ ത്രിഗുണ ആത്മീയായിട്ടുള്ള മഹാമായ മായയാണ് ഇതൊക്കെ എന്നൊരു സങ്കല്പ മഹാമായ ആണ് ബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിൽ മഹമായ കാണിച്ചു കൂട്ടുന്നതാണ് ഈ പ്രപഞ്ച പ്രഭാവവാസങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ ദേവി സങ്കല്പങ്ങളും ദേവി ഉപാസനകളൊക്കെ കാരണം അജ്ഞാന ദശയിൽ കൂടുതലായിട്ട് ദുഃഖയുക്തമായിട്ട് പറയാവുന്നതാണ് ഈ ദേവി സങ്കല്പം എന്ന് ആണ് ഈ ദേവിയാണ് പരാശക്തിയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സൃഷ്ടിച്ചതും അവരിലേക്ക് പ്രാണപ്രതിഷ്ഠ നടത്തിയതൊക്കെയാണ് അതുകൊണ്ടാണ് അവർക്കൊന്നും മീശിയും വെക്കാറില്ലല്ലോ കാരണം സ്ത്രീയിൽ നിന്നുണ്ടായതൊക്കെ സ്ത്രീ സ്വരൂപം തന്നെയാണ് സ്ത്രീലിംഗമായിട്ടാണ് കാളിദാസനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് മഹാവിഷ്ണുവിൻ്റെ പിന്നെ വാക്കുകളൊക്കെ കാളിദാസൻ കാളിദാസൻ എന്ന് പറയുന്നതൊക്കെ പറയില്ലേ ഈകാരാന്ത എല്ലാം ഈ ആണ് ഈ ആണ് സ്ത്രീ പിന്നെ ശക്തി സ്വരൂപിണി ഈ ആണ് അപ്പോൾ ഖുറാനിൽ നോക്കുക വെച്ചാൽ ഈ ശൈവശക്തി സിദ്ധാന്തമാണ് കൂടുതലായിട്ട് അതിന് അതാണ് അഹുജുല്ലാഹി മനുഷ്യത്താൻ റജീ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മാലിക് ഇയാക്കന ഇയാക്കന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അനംത അലൈഹി അവരിൽ മൗലൂബി അലൈഹി വലദായി ആയി ആയി ആണ് ഈകാരാണ് ശൈവ സിദ്ധാന്താണല്ലോ മുസ്ലിംസിന്റെ ജീവിതം മുഴുവൻ നോക്കാൻ വെച്ചാൽ ശൈവ സിദ്ധാന്താണ് അതിൽ ദേവി സങ്കല്പത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളതാണ് സൂക്ഷ്മമായിട്ട് ഖുറാൻ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ തത്വങ്ങളൊക്കെ ശരിക്ക് അതിൽ പറഞ്ഞതായിട്ട് അറിയാൻ പറ്റും കാലക്രമേണ അവർക്ക് പോയി പോയി പോയി ഇപ്പോഴും അത് ഈ അധികർമ്മം ചെയ്യുന്ന സമയത്ത് അവർ ഉത്തരീയം ചുറ്റിയിട്ടാണല്ലോ പ്രദക്ഷിണം വയ്ക്കുന്നു അപ്രദക്ഷിണം വയ്ക്കുന്നു അവിടെ ശിവ ശിവൻ്റെ ശിവലിംഗാരാധന ഉള്ള സംസം കിണർ ആ പിന്നെ വാസ്തു പ്രകാരമുള്ള അമ്പല കിണറായിട്ടാണ് ഇതിലൂടെ ആണെങ്കിലും ക്ലേശങ്ങളും കർമ്മങ്ങളും അപ്രത്യക്ഷം ഇങ്ങനെ ചിന്തിച്ചാൽ അല്ലാത്ത മാതിരി എന്ന് പറഞ്ഞ ധർമ്മമേഖ സമാധി എന്നുള്ളതിന് പിന്നെ ഐക്യ തൈമിനിയുടെ ബുക്കിലൊന്നും വിവരണം കൊടുത്തിട്ടില്ല ജ്ഞാനാനന്ദ സരസ്വതിയുടെ ഡീലും കൊടുത്തിട്ടില്ല പിന്നെ ഹോളൻഡ് സ്വാമിയുടെ ഡീൽ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരുപാട് ബുക്കുകൾ വായിച്ചു ഇതിൻ്റെ ബുദ്ധിസ്റ്റ് ഒരു മാങ്ങ് എഴുതിയിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടില്ല പക്ഷേ സത്യാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ബിഹാർ സ്കൂൾ ഓഫ് യോഗ അതിലെ മഹാത്മാവ് പിന്നെ ഭാഷ എഴുതിയിട്ടുണ്ട് അതിൽ ധർമ്മ സമാധിയെക്കുറിച്ച് ശരിക്കും അർത്ഥം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആത്മബോധം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിട്ടുള്ളത് ധർമ്മമേഘത്വമാക്കിയത് ആത്മബോധത്തെ ലഭിച്ചതിന് ശേഷമുള്ളതായ അവസ്ഥ പിന്നീട് അദ്ദേഹത്തിന് കർമ്മങ്ങളൊന്നുമില്ല പിന്നെ വെറും പരോപകാരാർത്ഥം അദ്ദേഹം എന്താണോ വേണ്ടത് വെച്ചാൽ ആ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്നുമില്ല ദഹനം ചെയ്യാം എല്ലാം സൂത്രീയ മണികൾ പോലെ ഇന്നിൽ കുറത്ത് നിൽപ്പതാന്ന് പറഞ്ഞില്ലേ ഭഗവാൻ കൃഷ്ണ അതുപോലെ അപ്പോൾ ഈ പിന്നെ ദൃശ്യം ദൃശ്യങ്ങളല്ല ദൃഷ്ടാവാണ് ഞാൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാവിൽ നന്യമായിട്ട് മറ്റൊന്ന് കാണാനില്ല അവിടെ അദ്വൈതത്തിൻ്റെ അവസാനത്തിൽ അദ്വൈത ഹാനി പതഞ്ജലി മഹർഷിയുടെ ഇതിലുണ്ട് എന്ന് ചിലർ പറയാറുണ്ട് പക്ഷേ വാസ്തവത്തിൽ നൈവല്യഭാഗത്തിലെത്തുമ്പോൾ തനി അദ്വൈതമാണ് പറയുന്നത് പിന്നെ ഈശ്വരനെ അംഗീകരിച്ചു പറഞ്ഞാൽ ഈശ്വരൻ്റെ ലക്ഷണം ഇതിൽ ക്ലേശകർമ്മ വിഭാഗ ശരി അഭാവൃഷ പുരുഷ വിശേഷ ഈശ്വര എന്നുള്ളത് ശരിക്കും അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ശങ്കര ഭഗവത്പാദന് പറഞ്ഞ മാതിരി തന്നെയാണ് നിത്യശുദ്ധ ഉദ്ധൗത്ത സ്വരൂപ ഈശ്വരൻ അദ്ദേഹം പറഞ്ഞ അതേ അർത്ഥമാണ് ഇവിടെയും കിട്ടുക ഈശ്വരൻ തന്നെ ആത്മാവ് അറിവായി വിളങ്ങുന്നത് ആത്മാവ് കാണപ്പെടുന്നത് അനാത്മാവ് കാണുന്ന സാക്ഷിനി ആത്മാവ് അത് ആ അജ്ഞാനദശയെ പറയുന്നതാണ് പക്ഷെ ജ്ഞാനദശയിൽ എത്തിക്കഴിഞ്ഞാൽ അറിയപ്പെടാൻ ഇതൊന്നുമില്ല അറിവ് മാത്രമേ ഉള്ളൂ അതിന് ഉദാഹരണം എന്താണ് സ്വപ്നം സ്വപ്നത്തിൽ ഒരുപാട് വലിയൊരു ലോകം നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളാണ് അത് കാണുന്നവരെ നമ്മളും ഉണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങളില്ല ദൃഷ്ടാവ് മാത്രമേ ഞാനിപ്പോൾ ഒരു മഹാരാജാവായിട്ട് രാജ്യം ഭരിക്കുകയായിരുന്നു പക്ഷെ ആ മഹാരാജാവിൻ്റെ പദവിയും പോയി ആ രാജ്യവും പോയി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ദൃഷ്ടാവ് സ്വയം ഉണർന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങളില്ല പിന്നെ അപ്പോൾ ദൃഷ്ടാവിലെ തോന്നലുകൾ മാത്രമായിരുന്നു ദൃശ്യങ്ങളില്ലാത്ത തോന്നലായിരുന്നു എന്ന് അപ്പോഴാണ് ബോധ്യം വരാറ് അപ്പോൾ നമ്മൾ അജ്ഞാന ദിശയിൽ ഇല്ലാത്ത ഈ ദൃശ്യങ്ങളിൽ ഉണ്മയെ ആരോപിച്ച് ക്ലേശിക്കണം വെറുതെ കഷ്ടപ്പെടുകയാണ് തമോ ഗുണം പറഞ്ഞു തമോ ഗുണത്തിന്റെ ലക്ഷണം ആലസ്യം നിദ്ര വിസ്മൃതിയാണ് ആലസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ലീപ്പി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എവരി ആലസ്യം നിദ്ര ആലസ്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺമെന്റ് പിന്നെ ആവാ പിന്നെ ആവാ പിന്നെ ആവാ ഇപ്പൊ ചെയ്യേണ്ടൊക്കെ അത് നാളെ ചെയ്യാം ആ ചെയ്യേണ്ട അത് മറ്റന്നാ ചെയ്യാം അതാണ് ഈ ഈ തമോ ഗുണം പിന്നെ ഒന്നാമത്തെ ലക്ഷണം ആലസ്യം നിദ്ര എന്ന് പറഞ്ഞാൽ സ്ലീപ്പി ആറ്റിറ്റ്യൂഡ് ഒരു ഉന്മേഷമില്ല ആയ എന്താപ്പാ അവിടെ പോയിട്ട് കാര്യം അത് ചെയ്തിട്ട് എങ്ങനെ ഒരാലോചന അതാണ് സ്ലീപ്പി ആറ്റിറ്റ്യൂഡ് എന്ന് പറയും അപ്പോൾ ആലസ്യം കഴിഞ്ഞു പിന്നെ എന്താ ആലസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നീട്ടി നീട്ടിവെക്കൽ പെർഫോൺമെൻ്റ് അത് പിന്നെ ആവാം പിന്നെ ആവാം പിന്നെ ആവാം ഒന്നും അപ്പോൾ ചെയ്യില്ല അതാണ് അലസതയുടെ ഒന്നാമത്തെ ലക്ഷണം അത് തമോ ഗുണത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്താണ് നിദ്ര ഒരു ഉന്മേഷം ഉണ്ടാവില്ല എന്ത് കേട്ടാലും സത്യാനുഭാവം കൂടെ വരുന്നുണ്ട് ഞാൻ ചെയ്യാൻ അല്ല നമുക്ക് കാണാൻ പോണ്ടേ എന്ത് അയാളെ കണ്ടിട്ട് എന്താ നമുക്ക് കിട്ടാൻ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല സ്ലീപ്പി ആറ്റിറ്റ്യൂഡ് മറ്റേ അല്ല ഉണർവുണ്ടാവും അത് നമുക്ക് ഇവിടെ വെറുതെ ഇരിക്കല്ലേ പോയോ ഒരു പുതിയ അനുഭവമല്ല ഇങ്ങനെയാണ് ഉത്സാഹമുള്ളവർ ചെയ്യാറ് അപ്പൊ ആലസ്യം നിദ്ര വിസ്മൃതി വിസ്മൃതി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്തിനാപ്പം ഞാൻ ഇവിടെ വന്നത് ഞാൻ ഇപ്പൊ എന്തിനാ വന്നത് ഇപ്പൊ ബോർഡിങ്ങിൽ വന്ന കുട്ടികൾ അങ്ങനെ മതിൽ ചാടിപ്പോയി കള്ളു കുടിച്ചു അവിടുന്ന് രണ്ട് മൂന്ന് പേരെ പിടിച്ചു പിടിച്ചിട്ട് ശിക്ഷിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ മൂന്നാല് പെൺകുട്ടികൾ പേടിയായി അവരെന്താ വെച്ചാൽ മതിലിൻ്റെ അപ്പുറം പോയിട്ട് കളിക്കാൻ പോയതായിരുന്നു കൂട്ടുകാരിയുടെ അവർക്ക് അപ്പോൾ ഇവർ ഇങ്ങനെ ഇങ്ങനെ ബോയ്സിനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടപ്പോൾ ഇവർ പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല ചാടി മതിലെ ആടിപ്പോയി പോയി രാത്രി പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ മതിലെ ആടിപ്പോയി പോയി കണ്ണൂർ വെച്ച് പോലീസ് പിടിച്ചു പിടിച്ചിട്ട് ഇവരെ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് ഇവിടെ തിരിച്ചേൽപ്പിച്ചു ഏൽപ്പിച്ച ഉടനെ വരെ പിതാക്കന്മാരെ വരുത്തി നേപ്പാളിൽ എന്നിട്ട് കയ്യോടെ പറഞ്ഞു ടി സി കൊടുത്തിട്ട് ഇവിടെ വെച്ചാൽ പറ്റില്ല ബാക്കി വെച്ചാൽ കുട്ടി കുട്ടികളല്ലേ നേപ്പാളിൽ ഇപ്പോൾ കുട്ടികളെ അവിടുന്ന് സത്യസായി സ്കൂളിൽ കോഴിക്കോട് നിന്ന് അന്ന് ഞാനവിടെ മെഡിക്കൽ ചെക്കപ്പിൽ ഇരുന്ന കാലമാണ് ഒരു ദിവസം ചെന്നപ്പോൾ കപ്പ് മേടിച്ചിട്ട് പ്രിൻസിപ്പളൊക്കെ ഇങ്ങനെ വച്ചിരിക്കുക കുട്ടികൾ വന്നിട്ടും പ്രിൻസിപ്പാളെ വരയിലും അറിയില്ല മേടിച്ചിട്ടേ പിന്നെ കുട്ടികൾ അവരെ അച്ഛനെയൊക്കെ കൊണ്ടുവരുത്തി ശരീരം ഓൺ ദ സ്പോട്ട് നിങ്ങൾ അവിടെ എവിടെ വേണമെങ്കിൽ പഠിപ്പിച്ചോട് പറയും നിർത്താൻ പറ്റില്ല നിങ്ങൾ ഭാഗ്യവശാൽ നിങ്ങളെ മക്കളെ നിങ്ങൾ തിരിച്ചു കിട്ടിയതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് അയാളെ പിന്നെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അയാൾ അവിടെ പിന്നെ കണ്ണൂർ പോലീസ് ഇങ്ങനെ സർക്കിൾക്ക് വിളിച്ചു പറഞ്ഞത് അങ്ങനെ രണ്ട് മൂന്ന് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഒരു വിദേശി കട്ടുണ്ട് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുട്ടനെ അയാൾ ചെന്നു ചെന്നപ്പോൾ ഇവിടുത്തെ കുട്ടികളാണ് അപ്പോൾ അയാൾക്ക് അറിയാലോ അയാൾ കുട്ടനെ അറേഞ്ച് ചെയ്തു ജീപ്പിൽ കുട്ടികളോട് എത്തിച്ചു ആദ്യം ഫോൺ ചെയ്ത് പറഞ്ഞു കുട്ടികൾ കിട്ടിയത് അപ്പം അങ്ങനെ അപ്പോൾ എന്തിനാ ഞാൻ ഇവിടെ വന്നത് ഇവിടെ പഠിക്കാനാണ് വന്നത് ഈ ബോർഡിങ്ങിൽ അപ്പോൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് ആ പഠിപ്പ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണം ഇതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു പോയി അതാണ് വിസ്മൃതി എന്ന് പറഞ്ഞത് പാലസ്യം നിദ്ര വിസ്മൃതി ഇതാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണം തമോ ഗുണക്കാരെ സാന്ത്വന വാക്കുകൾ പറഞ്ഞാൽ ശരിയാവില്ല അവരെ നല്ല ശാസിക്ക് കഠിനമായ ശാസന അല്ലെങ്കിൽ ശിക്ഷ കൊടുത്താലേ നേരെയാവുള്ളൂ ശിക്ഷിക്കണം രണ്ടാമത്താണ് പിന്നെ രജോഗുണം രജോഗുണം എന്ന് പറഞ്ഞാൽ രാഗം ദ്വേഷം കാണുന്നതിനൊക്കെ കൊതി അതൊക്കെ സാധിക്കണം എന്നുള്ള ഉത്സാഹം അത് രണ്ടുമുണ്ടാകും അവർക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുത്താൽ മതി എടാ അത് നീ ഇങ്ങനെ വാങ്ങിയിട്ട് ഞാൻ എത്ര തരാം അവരെന്തും ചെയ്യും ഒരു വലിയൊരു കല്ല് ചാടിയിട്ട് ആ സാധനം എടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു വെച്ചാൽ ഇരുന്നൂറ് റുപ്യയാണ് പറയുന്നതിന് മുമ്പ് ചാടും ചാടിയിട്ട് ഇരുന്നൂറ് റുപ്യ കൈവശാണ് അതാണ് രജോഗുണക്കാരുടെ പ്രശ്നം സത്വഗുണക്കാരെങ്ങനെയാ വെച്ചാൽ സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യം അതായത് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടാവുക അവർക്ക് ശരിയായിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സ്പടിയത്തിനുള്ളിൽ കൂടെ ഒരു സാധനം കാണുന്നതായി എക്കതായിട്ട് കാണാമല്ലോ പക്ഷേ എങ്കിലും ഒരു തടസ്സം ഉണ്ടല്ലോ സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യം ഉണ്ടാവും അതായത് ആത്മാവാണ് ഞാനെങ്കിൽ ആത്മാവിനെ ഈ പഞ്ചഭൂതങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പരിപൂർണ്ണ സ്വതന്ത്രനാണ് എന്നുള്ള തോന്നലുണ്ട് അപ്പോൾ സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യമാണ് സത്വഗുണത്തിൻ്റെ ലക്ഷണം ഈ സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ സത്വഗുണം ഒരു തടസ്സമാണ് കാരണം ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയ ഈസ് ദയർ ആ media is preventing us from being what it is what we are അപ്പോൾ അതും കൂടി നീങ്ങിപ്പോലാണ് ശരിയായിട്ടുള്ള റിയലൈസേഷൻ ആണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഈ സൂത്രത്തിൽ പറയുന്നത് അപ്പോൾ ഒരു റിയലൈസ് ആയിട്ടുള്ള സോളിനെ സംബന്ധിച്ചിടത്തോളം സത്വഗുണം ഉണ്ടാവില്ല സത്വഗുണം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിച്ചില്ലാണ് അതിൻ്റെ അപ്പുറം എൻ്റെ സ്വരൂപം കാണാൻ പക്ഷേ ഞാനിപ്പുറം തന്നെയാണ് അജ്ഞാനിയാണ് പക്ഷെ ആ സത്വ ഗുണത്തെയും കൂടി അതിക്രമിക്കുമ്പോഴാണ് ഗുണാതീതമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് പരിപൂർണമായിട്ടുള്ള അവസ്ഥ കിട്ടുക ഇപ്പോൾ ഈശാവാസ്യൂരിത്തൊക്കെ വായിക്കുമ്പോൾ ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിത മുഖം ഭൂഷണ അവാവൃണു എന്നൊക്കെ ശ്ലോകം ഉണ്ടല്ല അല്ലയോ പിന്നെ സ്വർണ്ണമൂടി കൊണ്ട് സത്യത്തിന് മുഖം ആവരണം ചെയ്തിരിക്കുകയാണ് അതൊന്ന് മാറ്റി തന്നെ സത്യപരമായ ഞാൻ സത്യമായിട്ടുള്ള ആ സത്യത്തെ ഒന്ന് സ്വയം ഞാനാണെന്നൊന്ന് ബോധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആത്മബോധമാണ് സ്വർണ്ണമുടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആത്മസാക്ഷാത്കാരം കിട്ടിയില്ല അതായത് ആത്മീയമായിട്ടുള്ള അനുഭൂതി കിട്ടുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഓറയ്ക്ക് സ്വർണ്ണ കളറാകുന്നത് സ്വർണ്ണവർണ്ണാകുന്നത് അപ്പോൾ അതാണ് സത്യം അത് അപ്പോൾ നമ്മൾ എത്തി എന്ന് വിചാരിക്കും ആനന്ദം ജ്ഞാനം സ്വാതന്ത്ര്യം ഒക്കെ നമുക്ക് അനുഭവപ്പെടും പക്ഷെ അപ്പോഴും നമ്മൾ സത്വത്തിൻ്റെ ഇപ്പുറം ആ കണ്ണാടിച്ചിൽ കൂടെ കാണുന്ന മാതിരിയുള്ള ഒരവസ്ഥയാണ് അതുകൂടി മാറിയാലേ നമ്മൾ ശരിയായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയാൻ പറ്റും കാരണം സത്വത്തിൽ ഇരിക്കുന്ന സമയത്തും ഗുണത്തിന് വിധേയരായതുകൊണ്ട് മായാപ്രപഞ്ചത്തിലാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ആ സത്വത്തെയും കൂടി അതികടഞ്ഞ് അങ്ങോട്ട് എത്തണമെന്നാണ് അത് അവസാനത്തെ ഒരു ഇതാണ് ധർമ്മയ സമാധി എന്ന് പറഞ്ഞ അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അവസാനത്തെയാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ തീർന്ന് നമ്മൾ അതിനനുസരിച്ച് ആത്മാക്കളായിട്ടുള്ള ആൾക്കാരെടുത്ത് ചെന്ന് അവിടെ ആ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് സ്വയമായിട്ടും അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി പ്രസവിക്കാറായ കുട്ടീനെ കുട്ടി സ്വന്തമായിട്ട് പ്രസവിച്ച് പോകുന്നു എന്ന് വരും അഥവാ വല്ല തടസ്സം ഉണ്ടെങ്കിൽ മറ്റവർ ഇടപെട്ടിട്ട് പ്രസവിപ്പിക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് അതിന് ആ സമയമാകുമ്പോഴേക്കും അതിനുള്ള ആത്മാക്കളൊക്കെ എത്തും നമ്മളെ വേണ്ട മാതിരി ആ ഡിവൈൻ ലോകത്തിലേക്ക് പ്രസവിപ്പിക്കുന്ന മഹാത്മാസിൻ്റെ ഹിമാലയ മഹാത്മാസിൻ്റെ ബുക്കിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണം ഒരു പ്രസവിക്കുന്ന മാതിരിയാണ് ഇത് ഗർഭാശയം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഗർഭാശയമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്ന് പ്രസവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സോമയാഗത്തിലും അങ്ങനെയാണ് യജമാനൻ അവസാനം പ്രസവിക്കുകയാണ് ഈ ആത്മബോധത്തിലേക്ക് ഈ സത്വഗുണ രജോഗുണം തമോഗുണം ഈ മൂന്ന് ഗുണങ്ങളെ അതികടന്നിട്ട് മറ്റേ അവസ്ഥയിലേക്ക് ജനിക്കുകയാണ് ഔവൃത സ്ഥാനം എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെയുള്ള കുളിപ്പിക്കുക കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം മാറിയില്ല പ്രഭാശത്തിൽ നിന്ന് പുറത്തിറങ്ങി നടത്തും അതുപോലെ ചിത്സ്വരൂപമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ ജനിച്ചു <laughs> ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഒരു ദിവസം ഇടവഴി കൂടെ പോകുമ്പോൾ കല്ലിൻ്റെ വിലകി കാലെടുത്ത് വെച്ചിട്ട് അങ്ങ് പോകും പൊങ്ങിയപ്പോൾ കാലങ്ങ് ഉളുക്കി മുട്ട് മുട്ടിൻ്റെ അവിടെ അങ്ങ് ഉളുക്കിയിട്ട് അവിടെ ഇരുന്നു പിന്നെ അനങ്ങാൻ കഴിഞ്ഞില്ല എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് ആരോ രണ്ടാൾ അപ്പുറം നിന്നിട്ട് മെല്ലെ മെല്ലെ വന്ന് ആശുപത്രിയിൽ വന്നു ആശുപത്രി മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം വന്നു എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ സത്സംഗത്തിലൊക്കെ ഒന്നിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് ഞാൻ എല്ലു വിഭാഗത്ത് പോയി ഡോക്ടറെ കാണിച്ചു എക്സ്റേ ഒക്കെ എടുത്തു വലിയ കുഴപ്പമൊന്നുമില്ല എന്നിട്ടൊരു ഒരു അവിടേക്ക് ഒരു ഇത് കൊടുക്കുകയായിരുന്നു ഒരു മുട്ടിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു സോക്സ് കൊടുക്കും ആ സോക്സ് ഇട്ട് നടക്കുമ്പോൾ പിന്നെ കുറേശ്ശെ വല്ല വല്ല ഉണ്ടി നടക്കും ശരിയായി ശരിയായി കഴിഞ്ഞ പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു റൂമിൽ വന്നു റൂമിൽ വന്നിട്ട് പറയാം സാർ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താണ് ഞാൻ എനിക്ക് വയസ്സായി എന്ന് <laughs> മനസ്സിലായി കാരണം വയസ്സായത് ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് ഞാൻ ഓരോ കല്ലെന്ന് മറ്റേ കാലം വഴി എടുത്ത് ചവിട്ടി ഇങ്ങനെ നടന്നൊക്കെ ശീലിച്ചല്ലേ ഒരു സ്റ്റെപ്പ് ഒന്ന് മൂന്ന് സ്റ്റെപ്പ് മേലൊക്കെ കാലെടുത്തിട്ട് അങ്ങ് ഉമ്മല ഇങ്ങനെയൊക്കെയാണ് ഈ മളിയൻ്റെ മേലൊക്കെ കയറുന്ന സമയത്ത് മൂന്നും നാലും സ്റ്റെപ്പൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കയറുക അങ്ങനെയുള്ള ഞാൻ അന്നേ ഇപ്പോൾ ഒരു പത്ത് അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും നെഗറ്റീവായിട്ടുള്ള എനർജി നഷ്ടപ്പെടുകയാണ് അങ്ങനെ വന്ന് വന്ന് വന്ന് ഇപ്പോൾ അതിൻ്റെ ആ പൂർണ്ണതയിലെത്തി എന്നർത്ഥം പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് വാർദ്ധക്യം ബാധിച്ച് ഞാൻ അറിഞ്ഞില്ല എപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഒരു സംഭവം വന്ന സമയത്താണ് ഈ ശരീരത്തിന് അത്രയും ഉയർന്ന അവസ്ഥയിലേക്ക് ഈ കാലിൻ്റെ മേലെ താങ്ങാനുള്ള ശക്തി ഇല്ലാന്ന് മനസ്സിലായി ഇതെപ്പോൾ സംഭവിച്ചത് അന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചാണ് അല്ല ഒരു പത്ത് നാൽപ്പത് കൊല്ലം അല്ല എഴുപത് അറുപത്തഞ്ച് വയസ്സല്ലേ അപ്പോൾ അമ്പത് കൊല്ലം അമ്പത് അമ്പത് പിന്നെ ഒരു അമ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ തുടങ്ങിയിട്ടുണ്ടാവും നാൽപ്പത് വയസ്സിലേ തുടങ്ങിയിട്ടുണ്ടാവും കുറേശ്ശെ കുറേ ചെറിയ സെല്ലുകളൊക്കെ ഇങ്ങനെ ജീർണിക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി തുടങ്ങി അമ്പത് വയസ്സായപ്പോഴേക്ക് കുറേ കഴിഞ്ഞു അറുപതായപ്പോഴേക്ക് കുറേ ആയി അറുപത്തഞ്ചായപ്പോഴേക്ക് ഒട്ടുമുക്കാലും ആയി അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഈ പരിണാമം നെഗറ്റീവോ പോസിറ്റീവോ പരിണാമം നമ്മൾ അറിയുന്നില്ല അപ്പോൾ കുറേ കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുക അത് മനസ്സിലാവുന്ന സമയത്ത് ഉണ്ടായ പരിണാമല്ല എത്രയോ കാലം മുമ്പേ അത് തുടങ്ങിയിട്ടുണ്ടാവുന്നത് ഇതുപോലെയാണ് നമ്മൾ ഒരു പ്രത്യേക ദിവസം അമ്മയാണ് മരിച്ചു യാതൊരു വിഷമം തോന്നില്ല അന്നിപ്പോൾ അങ്ങനെ അമ്മ മരിച്ചിട്ട് എന്താ ഒരു ദുഃഖം തോന്നില്ല സാധാരണമായിരിക്കും ഏഷത്തി മരിച്ചു സാധാരണമായിരിക്കും യാതൊരു പ്രശ്നം തോന്നില്ല എന്നിപ്പോൾ പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഹാർട്ട് അറ്റാക്ക് മരിച്ചു എന്ന് പറഞ്ഞു അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു പോകുന്നു അത്രയുണ്ട് അപ്പോൾ ഉള്ളിൽ തട്ടുന്നില്ല അപ്പോൾ എന്തേ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാലം മുമ്പേ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ ചിന്തിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അപ്പോൾ ഈ പരിണാമം അവിടെ അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും പരിണാമം വന്ന് വന്ന് വന്ന് അതിൻ്റെ ഒരു പ്രത്യേക പരിധി എത്തി അത് പരിണാമം വന്നിട്ടുണ്ട് എന്ന് അറിയുന്നപ്പോഴാണ് അമ്മ മരിക്കും ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ അമ്മ മരിക്കുമോ എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ മുമ്പേ ആത്മഹത്യ കാരണം അമ്മ മരിക്കുന്നൊക്കെ എങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ മുമ്പ് എങ്ങനെയെങ്കിലും ആയിട്ട് മരിച്ചു കളയണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോഴും നമ്മൾ അറിയില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആ ട്രാൻസ്ഫോർമേഷൻ വന്ന അവസാനം നമ്മൾ ഇങ്ങനത്തെ ഒരു അനുഭവം വരുന്ന സമയത്താണ് അത് ഒരു കുറേ അങ്ങ് ഒരു പരിണാമം അവർ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം അത് നെഗറ്റീവായാലും ശരി പോസിറ്റീവായാലും ശരി ഒരാളിപ്പോൾ ചീത്ത വഴിക്ക് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കുടുംബക്കാരവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഒരു സാധനം കട്ടുള്ളൂ അവിടുത്തെ ഫോറിൻ വാച്ച് ഉണ്ടായിരുന്നു അവരാരും നമ്മൾ സംശയിക്കില്ല ഉറപ്പാണ് പക്ഷെ എന്തേ ഇപ്പം എനിക്കങ്ങനെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വികാരം പണ്ട് മുതലേ എന്നെ വളർത്തി വളർത്തി എന്താ പകർത്തുക എന്താ പകർത്തുക അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അത് പൂർണ്ണമായിട്ടുള്ള ഒരു പരിണാമ പ്രാപിച്ച സമയത്ത് ആളെ അവസ്ഥയെ നോക്കാതെ കിട്ടുന്ന ധർമ്മങ്ങൾ കക്കാൻ തുടങ്ങിയതാണ് കാരണം ആ സങ്കല്പം പരിണമിച്ച് അതിൻ്റെ ആ പൂർണ്ണാവസ്ഥയെ പ്രാപിച്ചിട്ടുണ്ട് അപ്പം നല്ലതായാലും ചീത്തയായാലും ശരി നമ്മൾ ഓരോ ദിവസം അല്പമപി അസ്യ ധർമ്മസ്യ ത്രായത്തെ മഹത്വവും ഭയാത്നാണ് ഈ ദിവ്യമായുള്ള സംസ്കാരത്തിലേക്ക് അല്പാൽപ്പം നമ്മൾ ദിവസം സംഭാവന കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം കൊടുക്കുകയാണെങ്കിൽ കാലക്രമേണ വലിയ ആപത്തിൽ നിന്നൊക്കെ അത് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ഒരു പത്ത് റുപ്യ മാസം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ബാങ്ക് കൊണ്ടുപോയിട്ടു എന്ന് വെച്ചാൽ ഒരു പത്ത് അറുപത് എഴുപത് വയസ്സാകുമ്പോഴേക്ക് നാല് നാലര ലക്ഷം ഉറുപ്പ്യായിട്ട് വരുന്നത് അതുപോലെയാണ് അപ്പം എന്തായാലും ശരി ചീത്തയായാലും ശരി നല്ലതായാലും ശരി നിരന്തരം നമ്മൾ ഒന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വെച്ചാൽ ആ സംസ്കാരം പരിണമിപ്പിച്ച് അതിൻ്റെ ഒരു പൂർണ്ണാവസ്ഥയെ പ്രാപിക്കും അത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല കുറെ കാലമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും പക്ഷെ പ്രകടമായിട്ട് പുറത്തേക്ക് അറിയാതാവുക അറിയാ അറിയാറാവുക എപ്പോഴാണ് അതിൻ്റെ ആ പ്രകടഭാവത്തിന് കാരണമായിട്ടുള്ള ചൈതന്യം വേണ്ടത്ര ആവുന്ന സമയത്ത് നമ്മൾ വളക്ക് പിന്നെ വിറകത്തിച്ചു അല്ലെങ്കിൽ പിന്നെ തീ കത്തിച്ചു തീ കത്തിച്ചു ഇങ്ങനെ ഇരുന്നപ്പോൾ വെള്ളത്തിനൊരു അനക്കം ഉണ്ടാവില്ല ഏത് തീ കത്തിയിട്ടൊന്നും അനങ്ങുന്നില്ലല്ലോ സാരില്ല അനങ്ങാനുള്ള പരിപാടി അവിടെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ചൂട് കൂടി കൂടി കൂടി പത്ത് ഡിഗ്രിയായി ഇരുപത് ഡിഗ്രിയായി മുപ്പത് നാൽപ്പത് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അൻപതായി കഴിഞ്ഞാൽ അതിൻ്റെ ഈ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ ആ ഇപ്പം തിളച്ചു ഇപ്പം പെട്ടെന്നാണ് തിളച്ചതാ ആ തിളക്കാനുള്ള ട്രാൻസ്ഫോർമേഷൻ എത്രയോ നേരത്തെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരാകുന്ന അവസ്ഥ വരെ അത് പരിണാമത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്നാണ് പരിണമിച്ചല്ല അതിൻ്റെ പരിണാമ പ്രക്രിയ എത്രയോ കാലം മുമ്പേ നടന്നതായിരിക്കും ചില കുട്ടികളാവുമ്പോൾ തന്നെ കാണുമ്പോൾ വളരെ ദിവ്യമായിട്ടുള്ള സംസ്കാരമൊക്കെ കാണിക്കുന്ന ചില കുട്ടികൾ ചില കുട്ടികൾ കൊച്ചു കുട്ടികളാവുമ്പോൾ തന്നെ വളരെയധികം അക്രമാസക്തമായിട്ട് അമ്മയുടെ മുരക്കണ്ണി കടിച്ച് പൊട്ടിക്കാൻ നെഞ്ഞത്ത് ചവിട്ടുക ഇവരൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മ അയ്യോ സാറേ ഇത് ഏത് പിന്നെ രാക്ഷസനാവോ എൻ്റെ വയറ്റിൽ കാരണം എന്ന് വെച്ചാൽ ഈ ഗർഭത്തിലായ സമയത്ത് തന്നെ ഉള്ളിൽ ഭയങ്കര പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇല്ലേ മൂവ്മെന്റ് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അങ്ങനെ ജനിച്ചതിന് ശേഷം ചവിട്ടുക നെഞ്ഞത്ത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ഉറക്കെ ചവിട്ടിക്കും മറ്റേ കുട്ടികൾ ഇവിടെ ഞാൻ ചവിട്ടി ചവിട്ടുമ്പോൾ ഒരു രസമാണല്ലോ മുലക്കണ്ണി ഞാൻ കടിക്കും എന്നിട്ട് കുട്ടി വായൽ മൽക്കണ്ണി വെച്ച് കൊടുക്കുമ്പോൾ കൈൻ്റെ വിരലും കൂടെ വെക്കുമ്പോൾ ഈ തൊണ്ണൂറ് കടിച്ചാൽ ഇതിൻ്റെ മേലെ പിന്നെ ഇതാക്കാതിരിക്കണം അല്ലെങ്കിൽ കടിച്ചിട്ടും ഇതാക്കുന്നു അപ്പോൾ ഈ പിന്നെ വായിൽ വിരലിടും എന്നിട്ട് ഇങ്ങനെ കുടിച്ചോളൂ കുട്ടി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടി വായിലെടുത്തതിന് ശേഷം വിരലെടുക്കുള്ളൂ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കടിക്കും അത്ര അധികം ഉപദ്രവം ഇനി ഇപ്പോൾ ഇത് വലുതായി കഴിഞ്ഞാൽ ഇവിടെ കത്തിയും ഷാർപ്പ് ഇൻഷുറൻസും ഒന്നും വെക്കാൻ പറ്റാത്ത മട്ടാക്കാണ് എവിടുന്ന് വന്നു കഴിഞ്ഞ ജന്മത്തിലെ ഇതായിരിക്കും പരിണാമം പരിണാമം വന്ന് വന്ന് വന്ന് പ്രകടാവുന്ന ഈ ജന്മത്തിലാണ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്വപ്ന ലോകം ഉണ്ടായി ആരാ മനസ്സ് ഉണ്ടാക്കിയത് മനസ്സ് ഒരു സ്വപ്ന ലോകത്തിന് ജന്മം കൊടുത്തു അതിലെ ഒരാളായി ഒരു ഞാനായിട്ട് ആ മനസ്സ് തന്നെ ഒരു ഞാനായിട്ട് ആ മനസ്സ് ഉണ്ടാക്കിയുള്ള ലോകത്തെ ആ മനസ്സ് തന്നെ ഒരാളായിട്ട് അനുഭവിക്കുകയാണ് അങ്ങനെ അനുഭവിച്ച കുറേ ഭോഗങ്ങൾ അനുഭവം എന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ടാകും ഏതൊന്ന് അനുഭവിക്കുന്നു അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അപവർത്തം വൈരാഗ്യം ഓ ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള തോന്നില്ല നമുക്ക് ഒരു കാഴ്ച കാണാൻ പോയി ഒരു മലയുടെ മുകളിൽ കയറി കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഉച്ച വരെ കയറി എൻ്റെ മേലെ നിന്ന് ചുറ്റുപാടുന്നു ഓ അത്രയേ ഉള്ളൂ അല്ലേ അതെന്താണ് അത് ആ പിന്നെ നദിയാണ് ഏത് നദിയാണ് അതിൻ്റെ പേരിന് അതാണ് ഇപ്പുറം ആ കാണുന്ന എന്താണ് അത് ഒരു ഫാക്ടറിയാണ് അത്രയല്ലേ ഉള്ളൂ അവിടെ കാണാൻ ആ അതിന് പോവല്ലേ കബനി നദി കാണാൻ പോയി ഞങ്ങൾ ഒരു കുന്നിൻ്റെ നമ്മൾ ഒരുപാട് വന്നപ്പോഴേ ദേവദാസം അവിടെ മേലെ പഴശ്ശി രാജ സ്മാരകത്തിൻ്റെ മേലെ കയറി അപ്പുറത്ത് നോക്കിയാൽ കബനി നദി കാണാം അപ്പം അതുകൊണ്ട് ഇത്രയല്ലേ കാണാൻ പോവല്ലേ എന്നും അപ്പോൾ പോകുന്ന സമയത്ത് വേറെ ആള് വന്നിട്ട് അല്ല ഒന്നും കൂടി കാണുമെന്ന് പറഞ്ഞാൽ ഏ അല്ല നിങ്ങൾ കണ്ടോളൂ ഞങ്ങൾ കണ്ടു ഭാഗം അപകടം അപകടം എന്ന് പറഞ്ഞാൽ മടുത്തു മാത്രം ഇത് ഇത്രയേ ഉള്ളൂ എന്താ കാണാൻ അങ്ങനെ എന്ത് ഈ പ്രപഞ്ചത്തിൽ എന്തും കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഭോഗമാണ് അനുഭവിക്കാനുള്ള കൃഷ്ണ എന്ന് പറയുന്നത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അപകടം അപ്പോൾ ഈ പുരുഷന്റെ ഭോഗാപവർഗത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ പ്രപഞ്ച പദാർത്ഥത്തെ കാണാനുള്ള തൃഷ്ണയോട് കൂടിയുള്ള ഒരു അഹത്തിനെയാണ് ഇവിടെ പറയുന്നത് ആ അഹം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഓ ഇത് ഇത്രയുള്ളൂ എന്ന് അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞ അവസാനം അതിൻ്റെ ആ ദൃശ്യ ദൃഷ്ടാവിൽ ചെന്നിട്ടെങ്കിൽ ലയം പ്രാപിക്കുകയാണ് അതായത് ഉണർന്നു കഴിയുമ്പോൾ ആ ദൃശ്യപ്രപഞ്ചം മുഴുവനും ഈ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്നല്ല അതായത് ദക്ഷാമൂർത്തി സ്തോത്രത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഉണ്ടല്ലോ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതില്ലെന്ന് ചാന്തർഗതം പശ്യെന്നാണ് ആത്മനി മായയാ ബഹുരിവ ഉദ്ഭൂതം യഥാ യഥാ നിദ്രയ യത് സാക്ഷാത്കുരുതേ പ്രബോധസമയെ സ്വാത്മാനമേവ അദ്വയം തസ്മൈ ശ്രീ ഗുരുമുക്തേ നമേതം ശ്രീ ദക്ഷിണമൂർത്തേ എന്നാണ് അപ്പം അതിൽ കണ്ണാടിയിലൊരു നഗരം പ്രതിബിംബിച്ച് കാണുന്നതായിരുന്നു ആത്മനി ആത്മാവിൽ മായ കൊണ്ട് തോന്നപ്പെടുന്നത് മാത്രമാണ് ബഹുരിവ ഉദ്ഭൂതം യഥാ നിദ്രയ നിദ്രയിലെ നിദ്രയിൽ എപ്രകാരം ഒരുപാട് എന്തൊക്കെയോ കാണുന്നു അതുപോലെ ഏത് സാക്ഷാൽ എന്ത് സാക്ഷാത്കരിക്കുന്ന സമയത്ത് പ്രബോധ സമയം ഉണരുമ്പോൾ ഉണർന്നു കഴിയുമ്പോൾ ഈ വസ്തുതയാണ് സാക്ഷാത്കരിക്കുന്ന സമയത്ത് സ്വാത്മാനമേ ഒരു ആത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ അദ്വയം രണ്ടാമതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ദൃശ്യപ്രപഞ്ചം സ്വപ്നത്തിൽ കണ്ട ദൃശ്യപ്രപഞ്ചം അവിടെ ഉണ്ടായിട്ടില്ല ഹൃദയ തോന്നിയതാണെന്ന് അർത്ഥം അപ്പോൾ ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ ആ മനസ്സ് തോന്നിയതായുള്ള പ്രപഞ്ചമൊന്നും അവിടെ ഇല്ലാത്തതാണെന്ന് പറയുന്ന മാതിരി ആത്മാവിൽ മായ കൊണ്ട് തോന്നപ്പെട്ടതാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അങ്ങനെ രണ്ടാമതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഏത് സാക്ഷാൽ കുരുതേ പ്രബോധ സമയം അത് ആത്മബോധം ഉണരുന്ന സമയത്ത് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ആത്മബോധം ഉണരുന്ന സമയത്ത് ഇവിടെ ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ രണ്ടാമതൊരു വസ്തു ഉണ്ടായിട്ടില്ല എന്ന ബോധം തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയെന്നാണ് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ദക്ഷിണത്തിൽ അമൂർത്തമായിട്ടിരിക്കുന്ന വടക്കെന്ന് തെക്കോട്ട് ഇരിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്ത് അല്ല തെക്ക് ഭാഗം എന്ന് താഴ് ഭാഗത്തുനിന്ന് ദക്ഷിണം എന്ന് പറഞ്ഞാൽ ജഡമായിട്ടിരിക്കുന്ന അവസ്ഥ മേലെ ചൈതന്യമായിട്ടിരിക്കുന്ന ആ ചൈതന്യത്തിന് ഇവിടെ ജഡമായിട്ടിരിക്കുന്നു അപ്പോൾ ദക്ഷിണം എന്ന് പറഞ്ഞാൽ ജഡ ജഡമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ദക്ഷിണാമൂർത്തി ദക്ഷിണത്തിൽ അമൂർത്തമായിട്ടിരിക്കുന്നത് ജഡത്തിൽ ചൈതന്യമായിരിക്കുന്ന എന്തോ അത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രബോധ സമയമേ തിരിച്ചറിയുന്ന സമയത്ത് ഇവിടെ അതല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഉണ്ടായിട്ടില്ല രണ്ടാമതൊരു പദാർത്ഥം ഉണ്ടായിട്ടില്ല അപ്പോൾ സർവം ഖലിതം ബ്രഹ്മ ഇതാണ് അവസാനമായിട്ട് നമുക്ക് ബോധിക്കാനുള്ളത് സർവം ഖലിതം ബ്രഹ്മ ആ ഒരവസ്ഥ വരുന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിർബീജ അവസ്ഥയിലേക്ക് പോവുക ചെയ്യുക അവർക്ക് അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ശബ്ദം കേട്ടാൽ ഒരു രൂപം വരും ആ രൂപത്തെ സംബന്ധിച്ചൊരു ഭാവനയും വരും ഇത് ഒരവസ്ഥ ഈ സമാധി അവസ്ഥ അതായത് നമ്മൾ പിന്നെ ദൃശ്യം മാത്രമേ ദൃശ്യമില്ലാത്തതാണ് ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള അത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ ആ പദാർത്ഥം വന്നാൽ തന്നെ പദാർത്ഥം സംബന്ധിച്ച ഭാവന ഉണ്ടാവില്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ ശബ്ദം കേട്ടാൽ ശബ്ദം മാത്രമേ ഉള്ളൂ പദാർത്ഥത്തിൻ്റെ ഭാവന ഉണ്ടാവില്ല തേള് എന്ന് പറയുമ്പോൾ തേളിൻ്റെ രൂപം വന്ന് ഉടനെ പേടി വന്നു അത് സാധാരണ പക്ഷേ ഈ സവിതർക്ക സമാധി സവി കൽപ്പസമാധി എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തേള് എന്ന് പറഞ്ഞാൽ തേളിന്റെ രൂപം കാണും പക്ഷെ പേടി എന്ന് പറഞ്ഞ സമയം ഉണ്ടാവില്ല പിന്നെ നിർവി നിർവിയൽപ്പ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ തേള് എന്ന് പറയുമ്പോൾ തേള് എന്നുള്ള ശബ്ദം പിന്നെ ശബ്ദം കേൾക്കുമ്പോൾ തേളിന്റെ രൂപം വരില്ല ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ ആകെ ഒരു ശബ്ദം മാത്രം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ദൈവം വചനമായിരുന്നു ശബ്ദം ഓങ്കാരം ഓങ്കാരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ പിന്നെ ആ ശബ്ദം കൂടി നിലച്ചു പോകുന്നതാണ് നിർബീജ സമാധി നിർബീജത്തിൽ ആദ്യം ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഉണർത്താവുന്ന ഒരവസ്ഥയുണ്ട് അതിന് ബ്രഹ്മവിദ്വരി പിന്നെ സ്വന്തമായിട്ട് ഉണർത്താനും കഴിയില്ല സ്വയമായിട്ട് ഉണരുമില്ല ആ അവസ്ഥയാണ് ബ്രഹ്മവിദ്വരിയ എന്ന് പറയുന്നത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ എന്താ സ്ഥിതി നമുക്ക് അറിഞ്ഞൂടാം അതുവരെ അതിനപ്പുറം ബ്രഹ്മവിദ്വരി അവസ്ഥയിൽ എത്തുന്നത് വരെ ചോദിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അറിയുള്ളൂ അതിൻ്റെ അപ്പുറമുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ ഖുറാനിലും അതേമാതിരി തന്നെ നബ്സ് അമ്മാറ നബ്സ് ലബാമ നബ്സ് മുത്തുമൈൻ മൂന്നെണ്ണം പറയുന്നുണ്ട് അതായത് നൈസർഗിക ബോധമണ്ഡലം യുക്തി ബോധമണ്ഡലം പിന്നെ ശാന്തി മണ്ഡലം ആ ശാന്തി മണ്ഡലം കഴിഞ്ഞ് പിന്നെ വേറെ രണ്ട് മണ്ഡലം കൂടി അതിൻ്റെ മേലുണ്ട് പക്ഷെ അത് ശാന്തി മണ്ഡലത്തിൽ എത്തിയുള്ളവർക്കേ ബോധ്യമാവുള്ളൂ പറഞ്ഞാൽ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ബോധ്യമാവില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അത് രണ്ടും പറയാതെ വിട്ടു അവിടെ എത്തുന്നവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഖുറാൻ പറയുന്നതാണ് കൈവല്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ അതൊന്നുമില്ല അതായത് ദൃഷ്ടാവ് മാത്രം ദൃശ്യങ്ങളില്ല എന്നാണ് ദൃഷ്ടാവിൻ്റെ കൽപ്പനകളിൽ ദൃഷ്ടാവിൽ തോന്നുന്നതാണ് ദൃശ്യങ്ങളൊക്കെ എന്നാണ് രാവിലെ അങ്ങനെ ദൃശ്യങ്ങൾ തോന്നുമോ ഈ ഈ പ്രകാശത്തിൽ എങ്ങനെ ഇരുട്ട് തോന്നുക പ്രകാശത്തിൽ ഇരുട്ട് തോന്നാൻ സാധ്യമല്ല പക്ഷെ അവിടെ തോന്നുന്നുണ്ടല്ലോ ആ തോന്നൽ തന്നെയാണ് കുഴപ്പം ആ തോന്നൽ ഇല്ലാതാക്കാൻ എന്തുണ്ട് മാർഗം എന്നാണ് അപ്പം എങ്ങനെ ഈ തോന്നൽ വന്നു അത് ചോദിക്കുകയാണെങ്കിൽ അതിന് ആർക്കും അറിഞ്ഞുകൂടാന്ന് വിവേകാനന്ദ സ്വാമിജി ചിക്കാഗോ അഡ്രസ്സിൽ പറഞ്ഞു ഈ പൂർണ്ണതയിൽ എങ്ങനെ അപൂർണത വന്നു എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അറിഞ്ഞുകൂടാന്ന് പറയാനുള്ള തൻ്റെ ഇടം ഞങ്ങൾക്ക് പൈതൃകമായി നമ്മളെ പൂർവികന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാ പറയുന്നത് കാരണം അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള എങ്ങനെ ഇപ്പൊ ഈ അപൂ പൂർണ്ണതയിൽ അപൂർണത വന്നു അറിഞ്ഞുകൂടാ പക്ഷെ നമുക്ക് ഈ അപൂർണതയെ മാറ്റി പൂർണ്ണതയിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ബോധിക്കാൻ കഴിയും സ്വപ്നം ഉണരുന്നത് വരെ ഇതില്ലാത്തതെന്ന് ആരും പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ലല്ലോ ഉണർന്നു കഴിഞ്ഞാൽ ആരും പറയേണ്ട ആവശ്യമില്ല ഇല്ലാത്തതാണ് അതുപോലെ അപ്പോൾ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട് പെടുത്തി അല്ലാതെ വേദാന്തം മനസ്സിലാക്കാൻ പറ്റില്ല സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വേദാന്തം ആർക്കും മനസ്സിലാക്കില്ല അപ്പൊ എവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിനെ പെട്ടാൽ നമുക്ക് ക്ലേശം തോന്നുന്നുണ്ട് അന്നേരം ജാഗ്രത സ്വപ്നമായിട്ട് കമ്പയർ ചെയ്താൽ മതി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സംഗതി വളരെ വ്യക്തമാണ് ഏതൊരു അജ്ഞാനിക്കും ബോധിക്കാൻ പറ്റുന്ന തരത്തിലാണ് കാരണം സ്വപ്നം എന്ന് പറഞ്ഞൊരു അനുഭവം എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ അങ്ങനെ കൈവല്യം എന്ന് പറഞ്ഞ അവസ്ഥ പറ്റിക്കും ജ്ഞാനസ്വരൂപിയാണ് സ്വാതന്ത്ര്യ സ്വരൂപിയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ ക്ലേശിക്കുന്ന മുഴുവൻ ആനന്ദ ജ്ഞാന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അതൊന്നും തന്നെ ബാഹ്യലോകത്ത് കിട്ടില്ല ശരീരത്ത് കിട്ടില്ല മനസ്സിൽ കിട്ടില്ല ബുദ്ധിയിലും കിട്ടില്ല ആത്മാവാണെങ്കിലോ അന്ന സ്വരൂപിയാണ് ജ്ഞാനസ്വരൂപം സ്വാതന്ത്ര്യ സ്വരൂപിയാണ് അത് ഞാനാണ് അപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ ഒരു സ്വഭാവമാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് അവിടെ നിന്നല്ലേ കിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും കിട്ടില്ലല്ലോ അകത്തു പോയ സൂചി പുറത്ത് അന്വേഷിച്ചാൽ കാണില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പോൾ അതുകൊണ്ട് അന്തർമുഖപ്പെടുക ബഹിലോകത്ത് ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയ പരമന മനസ്സത്തു പരാബുദ്ധി യോ ഉദ്ദേഹ മനസ്സു സഹാന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ബഹിലോകത്ത് ഇന്ദ്രിയങ്ങളിലേക്ക് ഹൃദയത്തിൽ നിന്ന് മനസ്സിലേക്ക് മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്ക് ബുദ്ധിയിൽ നിന്ന് സ്വയം പ്രകാശമായിട്ടുള്ള ആത്മാവിലേക്ക് അവിടെ യഥത്ര സൂര്യോഭാതി ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതവയമുഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യഭാസ സർവേത് ഭാതി എന്നാണ് അവിടെ സൂര്യാന്തരൻ നക്ഷത്രങ്ങളുടെ പ്രകാശം ആവശ്യമില്ല മിന്നലിൻ്റെ പ്രകാശം ആവശ്യമില്ല ഈ അഗ്നിയുടെ പ്രകാശം ആവശ്യമില്ല ഈ പ്രകാശം കൊണ്ടൊന്നും തന്നെ ഇരുട്ടിനെ കാണാനും കഴിയില്ല നേരെ പക്ഷെ നമ്മളെ കണ്ണിലെ പ്രകാശം കൊണ്ട് ഇരുട്ടിനെയും കാണാം ഈ പ്രകാശത്തെയും കാണാം അപ്പോൾ ഈ പ്രകാശത്തെ കാണുന്നത് ആറാമത്തെ പ്രകാശം കൊണ്ടാണ് അത് ആത്മപ്രകാശമാണ് അതേ ഉള്ളൂ തമയ ഭാന്ത അത് മാത്രമേ ഉള്ളൂ സ്വയം പ്രകാശമായിട്ട് അനുപാധി സർവ അതിൻ്റെ പ്രകാശം തട്ടിയിട്ടാണ് സൂര്യൻ വരെ പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് സത്യഭാഷ സർവവിധ ഭാഗം അതിൻ്റെ പ്രകാശം കൊണ്ടാണ് ബാക്കിയെല്ലാം അപ്പോൾ പറയാണ് ഇതന്നെ ഗീതയിൽ എങ്ങനെ പറഞ്ഞ എതുകത്വാനെന്ന് വർത്തന്തേ തദ്ധാമ പരമം മമ അവിടെ എത്തിയാൽ അത്ര സൂര്യോഭാവി ന ശശാങ്കോ ന പാവക എന്ന് പറഞ്ഞിട്ടാണ് ഇത് കത്തുവാൻ എന്ന് വർത്തന്റെ തദ്ധാമ പരമെന്ന് അവിടെ എത്തിയാൽ പിന്നെ വേറെ സ്ഥലത്ത് പോകണമെന്നോ വേറെ ഒന്ന് കിട്ടണമെന്നുള്ള മോഹം ഉള്ളതൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ തന്നെയാണ് എന്നിൽ നിന്നാണ് ഇതൊക്കെ തോന്നിയത് തോന്നിയെങ്കിലും അത് മറ്റൊരു പദാർത്ഥമായിരുന്നില്ല എന്നിലെ തോന്നലുകൾ മാത്രമേ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ സമയത്ത് അതൊക്കെ ഇല്ലാത്തതാണ് വ്യത്യാസം സ്വപ്നമുള്ള മാതിരിയാണ് പ്രപഞ്ചത്തിൽ നിന്നും ഈ ജാഗ്രതയിൽ നിന്നും ഈ ചിത്സ്വരൂപത്തിലേക്ക് നമ്മൾ ഉണരുന്ന സമയത്ത് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന മാതിരിയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും തോന്നുക ഇല്ലാത്ത എന്നുള്ള തോന്നൽ ഉണ്ടാവാറ് നമ്മൾ ദുഷ്ടാവായിട്ട് നോക്കി കാണുകയാണല്ലോ നമ്മൾ ആ സ്വപ്നം കാണുന്ന സമയത്ത് അങ്ങനെയല്ലോ വിചാരിക്കുന്നത് അതെ സ്വപ്നത്തില് അതെ കാണുന്ന സമയത്ത് അങ്ങനെയല്ല അതെ ആ സമയത്ത് തന്നെ നമുക്ക് ദൃഷ്ടാവായിട്ട് കാണാൻ പറ്റും ഇരിക്കാൻ പറ്റും അത് ദൃഷ്ടാവായിട്ട് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ ഉള്ള ഒരാളായ തന്നെ ഇപ്പൊ രാത്രി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മയങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ അത് സായിബാബ പറയുന്നുണ്ട് പിന്നെ ഒരു റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മളെ ജാഗ്രതത്തിൽ നമ്മളായിട്ട് ബന്ധപ്പെടാൻ പറ്റും സ്വപ്നത്തിൽ വന്ന് ബന്ധപ്പെടാൻ പറ്റും സുഷുപ്തിയിൽ നമ്മളായിട്ട് ബന്ധപ്പെടാൻ പറ്റും എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് ഈ ജാഗ്രത സ്വപ്ന ട്രസ് ട്രസ്പാസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ മരിച്ച നാരായണകുട്ടി സാർക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതാണ് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞില്ല അദ്ദേഹം ആദ്യം സായിബാബനെ കാണാൻ വേണ്ടി ആദ്യം അല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പോയപ്പോൾ പിന്നെ ബാംഗ്ലൂർ എത്തി പിന്നെ അവിടുന്ന് ബസ് പിറ്റേ ദിവസം രാവിലെ എടുത്തു അപ്പോൾ അവിടെ റൂം എടുത്ത് താമസിച്ചു താമസിച്ചത് അവൻ്റെ അവൻ സ്വപ്നം കണ്ടു സ്വപ്നം ഭഗ ഭഗവാൻ വന്നതായ സ്വപ്നം കണ്ടു ഭഗവാൻ വന്നിട്ട് ഒരു പിന്നെ ബഗൻ വില്ലിയുടെ കളറിലുള്ളൊരു പിന്നെ പാക്കറ്റ് ഭസ്മം കൈ കൊടുത്തു രണ്ട് കൈകളും വാങ്ങി ഭഗവാൻ നമസ്കരിച്ചാണ് ഇങ്ങനെ പിടിച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ അത് കയ്യിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ അങ്ങനെ പലവർക്കും സ്വപ്നത്തിൽ ഭഗവാൻ കൊടുത്ത സാധനം രാവിലെ കയ്യിൽ കണ്ടു എന്ന് പറയുന്നത് അപ്പൊ ആ ട്രസ്പാസ് സാധ്യമാണെന്നല്ലേ എന്റെ അർത്ഥം അവർക്ക് അതിപ്പോ ആ സമയത്ത് ഇതൊരു കൃഷ്ണാഭാവം പറ്റുന്നില്ല നമുക്ക് കഴിയുന്നില്ല കാരണം നമുക്ക് ഈ ജാഗ്രതും സ്വപ്നത്തെ കണ്ടുകൊണ്ടിരുന്നല്ലോ നമ്മള് ആ സമയത്ത് നമ്മൾ ഇതാണ് കാണുന്ന ആളാണെന്ന് അറിയുന്നില്ല അതിന്റെ ഉള്ളിലുള്ള മറ്റേ അറിയുന്നുള്ളു പക്ഷെ വാസ്തവത്തിൽ ആ സ്വപ്നം കഴിഞ്ഞാല് ഇയാളാണ് പറയുന്നത് ഞാൻ നല്ല സ്വപ്നം കണ്ടു അപ്പൊ വാസ്തവത്തിൽ ഇതായിരുന്നു അപ്പോഴും നോക്കി കണ്ടിരുന്നത് പക്ഷെ നമുക്ക് ഈ ബോധം അങ്ങ് മറിഞ്ഞ് മറ്റേ ബോധമാണ് അപ്പോഴത്തെ ഉണർന്നപ്പോഴാണ് നമുക്ക് ബോധമായത് ഈ ബോധം തന്നെയാണ് ഈ ജാഗ്രത അവസ്ഥയിൽ ഈ കാണുന്നത് അത് കഴിഞ്ഞ് സ്വപ്ന സുഷുപ്തിയിൽ പോയ ഒന്നുമില്ലായ്മയെ കാണുന്നതും ഈ ബോധമാണ് അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ് മൂന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബോധം ജാഗ്രതയിലുള്ള ആളുമല്ല സ്വപ്നത്തിലുള്ള ആളുമല്ല സുഷുപ്തിയിലുള്ള ആളുമല്ല വിച്വൻ ഡൈജസൻ പ്രാജ്ഞ എന്ന് പറയില്ലേ ആ മൂന്നും അല്ല വാസ്തവത്തിൽ ആ മൂന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന തുര്യനാണ് നാലാമനാണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ അതാണ് ഈ ജന്മെടുക്കുന്നതും ഈ ജന്മത്തിൽ ഞാൻ ഇന്ന ആളാണ് പിന്നത്തെ ജന്മത്ത് വേറെ ആളാണെന്നൊക്കെ അറിയുന്ന ആ ആളുകൾ മാറുന്നെങ്കിലും അതിൻ്റെയൊക്കെ സാക്ഷിയായിട്ടുള്ള ഇയാൾക്ക് യാതൊരു മാറ്റമില്ല ഇപ്പൊ ജന്മനിബാന്ധങ്ങൾ എത്ര എടുത്താലും എത്ര നാട്ടിൽ ചെന്ന് ജനിച്ചാലും മരിച്ചാലും എന്തെല്ലാം ആയിക്കഴിഞ്ഞാലും ആ വിറ്റ്നസിങ് കോൺഷ്യസ്നസ് ദൃഷ്ടാവ് എന്നുള്ള ഒരൊറ്റ വസ്തുവാണ് യാതൊരു മാറ്റം വരുന്നില്ല കൊടാനുകൂടി കൊല്ലങ്ങൾ കഴിഞ്ഞാലും കൽപ്പങ്ങൾ കഴിഞ്ഞാലും അത് അത് തന്നെയാണ് എത്ര ജന്മങ്ങൾ എടുത്താലും അത് അത് തന്നെ എല്ലാവരും ഉള്ളിലുള്ളതായ സർവത്തിനെയും സാക്ഷ്യം എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന അതും ഇത് തന്നെയാണ് അത് ഒറ്റ ഒന്നേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഒരു സാക്ഷിയാണ് സാക്ഷിഭാഗം ദൃഷ്ടാവ് ഒന്നേ ഉള്ളൂ ദൃശ്യങ്ങൾ മാത്രമാണ് എന്താ കൂടി രസിക്കാനും പറ്റും അവർക്കൊക്കെ ഈ ലൗകികന്മാരുടെ കൂടെ കളിക്കുന്നു നമ്മളിപ്പോ ഇപ്പോൾ എൻ്റെ മകളെ കല്യാണത്തിന് ഞാൻ കയ്യാൻ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് തീ പിടിച്ച് പിന്നെ സ്വപ്നം കഴിഞ്ഞു ഉണർന്നു ഉണർന്നപ്പോൾ സങ്കടമായി ആ കല്യാണം കഴിഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നു ഇപ്പോൾ രണ്ടാമത് അങ്ങോട്ട് പോകാൻ വല്ല ഉണ്ടോ യാതൊരു രക്ഷയില്ല പക്ഷെ മഹാത്മാക്കൾ എങ്ങനെ വെച്ചാൽ ആ സ്വപ്നം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബോധത്തോടു കൂടി ജനിക്കുന്നില്ല അവർക്ക് അവർക്കറിയാലോ ഇല്ലാത്തതാണ് അതിന് പാമ്പാന്ന് കണ്ടിട്ട് ഭയന്ന് അതിനെ തല്ലിക്കൊല്ലാനിരിക്കുമ്പോൾ ആത്മാക്കളും കൂടി കൊടുക്കും അല്ലേ എല്ലാം കൂടി കൊടുക്കും അത് തല്ലി ഇപ്പം ചത്തു എന്ന് പറഞ്ഞ് ഞാൻ തോണ്ടിയിടാന്ന് പറഞ്ഞു ചിലവരെന്ത് ചെയ്യും ഞാൻ അതിനെ ഒരു മന്ത്രം ജപിച്ചിട്ട് കൂട്ടത്തിലാക്കി ഞാൻ കൊണ്ടേ വേറെ സ്ഥലത്ത് ഡിസ്പോസ് ചെയ്തോളാം അങ്ങനെയൊക്കെ ചില കളികളൊക്കെ കളിക്കും ആൾക്കാരുടെ ശങ്കരാചാര്യ അങ്ങനെയല്ല ടോർച്ചും കൊണ്ടാണ് എവിടെ ആമ്പൂന്ന് വയ്ക്കും കഴിഞ്ഞു കർമ്മമില്ല മറ്റേതല്ല ചമ്മട്ടിക്കോല ഒരു കയ്യിൽ മറ്റേ കയ്യിൽ ജ്ഞാനമുദ്ര ഇതാണ് കൃഷ്ണന്റെ ചമ്മട്ടിക്കോല പറഞ്ഞാൽ കർമ്മമാണ് തല്ലി തല്ലി തല്ലി ചതച്ച് ചത്തു എന്ന് പറഞ്ഞിട്ട് തോണ്ടിയിടുക കയറണേ അല്ലെങ്കിൽ ടോർച്ച് അടിച്ചിട്ട് ഇത് കയറാണ് പാമ്പല്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ കൃഷ്ണൻ രണ്ട് ആയുധങ്ങളാണല്ലോ അപ്പോൾ അമൃതാൻ്റെ പയ്യ അമ്മയൊക്കെ വടിയും കൊണ്ട് നടക്കുകയാണ് കൂടെ നിന്ന് തല്ലി കൊടുക്കുകയാണ് തല്ലിയിട്ട് ചത്തിനെ മക്കളെ ഇപ്പം ചത്തിട്ടുണ്ടാകും നീ തോണിക്കളയാണ് വേറെ സംഗതി നമുക്കറിയാം ശങ്കരാചാര്യ അങ്ങനെയല്ല എന്നൊന്നും പോയില്ല എവിടെ നിങ്ങൾ പറഞ്ഞ പാമ്പ് ഇതാണ് നിങ്ങളെ പാമ്പ് എന്ന് പറഞ്ഞിട്ട് കമുക്കര കർമ്മയില്ല കർമ്മയോഗം ജ്ഞാനയോഗം രണ്ടെണ്ണം ഞാൻ സാധാരണക്കാർക്ക് ബോധിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ കൂടെ കൂടി തല്ലിക്കൊടുക്കുക തല്ലിക്കൊടുക്കും പറഞ്ഞിട്ട് മാറി നിൽക്കാതെ അവരെ കൂടെ കൂടി കൊടുക്കുക വിനോദല്ലേ ആഫ്റ്റർ ഓൾ എന്താ ഇതിൽ ചിലത് മാത്രം ഗൗരവം മറ്റേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട ആവശ്യമില്ല മെച്ചറായിട്ടുള്ള ആൾക്കാരെ കുട്ടികളും കൂടെ കളിക്കുന്ന മാതിരിയാണ് പ്രപഞ്ചത്തിൽ വിനോദിച്ച് അങ്ങനെ കഴിയും അത്ര മെച്ചൂരിറ്റി ഇല്ലാത്തവരാണ് ഏയ് അത് അന്ധവിശ്വാസം അനായാരാണ് അത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മെച്ചൂരിറ്റി എത്താത്തതുകൊണ്ടാണ് വച്ചു പിടിച്ച കുട്ടികളുടെ കാര്യമാണ് നേരോട് അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ഗുരുതിയുണ്ട് അവിടെ ഒരു ഇതുണ്ട് ഓ <laughs> എല്ലാ യാതൊരു വിരോധമില്ല നേരോട് കഷ്ടപ്പെടുന്ന സ്ഥലത്ത് കൂടി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഭർത്താവ് മരിച്ച് ഭാര്യയും കൂടി കൂടെ ചൂടണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ഇടപെടും <laughs> അതും വളരെ നാക്കല് നമുക്ക് എതിരെ പറഞ്ഞു നമ്മളെ മഹർഷി ദയാനന്ദ അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലായിരുന്നു വിവേകാനന്ദ സ്വാമിക്ക് ഈ കഥ അറിയാം അതുകൊണ്ട് അദ്ദേഹം സമൂഹത്തിലെ ഇതിനൊന്നും പെട്ടെന്ന് എതിരിടാൻ പോയില്ല അദ്ദേഹം അതിനേക്കാളും ഭയങ്കരമായിരുന്നു ആകുമായിരുന്നു രാമകൃഷ്ണദേവന്റെ എല്ലാ ഗുരു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അമ്പലത്തിനും വിഗ്രഹങ്ങൾക്കൊന്നും അദ്ദേഹം എതിരല്ലാതെ ഇപ്പോൾ ഗിരീഷ് കുമാർ മനുഷ്യരുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് മറ്റേ ആ യാഗമൊക്കെ നടത്തിയത് സ്ത്രീകളൊക്കെ എത്ര യാഗശാല മുഴുവൻ ആൾക്കാരെ കൊണ്ടങ്ങ് നടന്നു കാരണം അങ്ങനത്തെ ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ഈ ഡ്രൈവ് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇപ്പോൾ കണ്ണൂർ പടി ഈ എത്രയായിരിക്കും ആൾക്കാരുടെ ഇന്നാളെ ഒരാൾ യാഗത്തിനെതിരെ സംസാരിച്ചു നല്ല അറിവുള്ള ഒരാളാണ് അയാള് അൺപോപ്പുലർ ആവാൻ പോവാണ് കുറച്ച് വിവേകം ഉപയോഗിക്കണ്ടേ സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ ആഹാരം കഴിക്കുന്നു തട്ടുകടയിൽ നമ്മൾ കുറ്റം പറയാൻ പാടും കാരണം അതിൻ്റെ എത്രയോ അധികാരികളുണ്ട് അവിടെ അവർക്ക് അതല്ലേ പറ്റുള്ളൂ അപ്പോൾ ടോട്ടലായിട്ട് സമൂഹത്തെ കാണുന്ന ഒരാൾ കുറച്ച് പക്വത വന്നിട്ടുള്ള ഒരാൾ ആരെയും വിമർശിക്കാനോ അതൊക്കെ പോയില്ല അവരെ സഹായിക്കാൻ ചെല്ലും അവർ കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അപ്പോൾ പതിനാലായിരം റുപ്യ നമ്മുടെ മധുവിൻ്റെ അച്ഛൻ്റെ പാമ്പിനെ ഇതാക്കാൻ വേണ്ടി സോറിയാസ് കുറിച്ച് മരിക്കാൻ കിടക്കുകയാണ് പക്ഷേ അപ്പോഴേക്കൊക്കെ അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാറിന് ശക്തി വെച്ച് അത് വേണമെന്ന് വെക്കാൻ കാരണം സോറിയാസ് കുറിച്ച് മരിക്കാൻ പോവുകയാണ് പാമ്പിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ അവിടെ ലോകം മുഴുവനുണ്ട് കൊറിയ അത് ഇങ്ങനെ എത്രയോ പൈസ ലക്ഷങ്ങൾ ചിലവാക്കി ആൾ സുഖമായിട്ട് മയക്കുകയും ചെയ്തു അവിടെയൊക്കെ നമ്മൾ ചില നാക്ക് ഉപയോഗിച്ചിട്ട് ചില യുക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ രക്ഷിക്കാൻ നോക്കണം അത് അതിനെ എതിർത്തുകൊണ്ടല്ല അവരെ കൂടെ കൂടിയിട്ട് ചില നയതന്ത്രത്തെ എങ്ങനെയും മതി എന്ന് പറഞ്ഞപ്പോൾ ചോര കാണിക്കണം എന്നാലേ ദേവിക്ക് സന്തോഷമാവുള്ളൂ ആളുകൾ വെട്ടി ചോരയാണ് അവസാനം തിരിച്ച് കലക്കി കുഴിച്ചാലും മതി എന്നാൽ ചോരൻ്റെ അതേ കളറായല്ലോ എന്ന് ഏതോ ഒരു മഹാത്മാവ് ഉണ്ടാക്കിയതാണ് അതോടുകൂടി അത് മതി മൃഗങ്ങളെ ബലി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ആറ്റുകാലിലൊക്കെ കൊടുങ്ങുല്ലാമ്മയ്ക്കൊക്കെ പതിനായിരക്കണക്കിലായിരുന്നു കോഴീനെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ നാട്ടുകാരും ഗവൺമെൻറ് ഇടപെട്ടൊക്കെ ഇല്ലാതെയില്ലേ കാറ്റുകാരമ്മയ്ക്കും പിന്നെ കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഒന്നും ചോരൻ്റെ യാതൊരു ആവശ്യമില്ല അപ്പോൾ അത് മനുഷ്യർക്ക് തോന്നിയതാണ് തോന്നില്ലാതൊക്കെ ഏതോ മഹാത്മാക്കൾ പ്രവർത്തിച്ചത് അപ്പം അങ്ങനെ അല്ലാതെയായി മാറി അതുപോലെ യാഗത്തിന് മുമ്പ് പശുക്കളെ മറ്റോ പണ്ട് കൊല്ലണ്ടിരുന്നു അപ്പം അതിന് പ്രതീകാത്മകമാക്കി മാറ്റിയാലും അങ്ങനെയൊക്കെ ഈ മഹാത്മാക്കൾ സമൂഹത്തിൽ നടന്നാൽ അവരെ ബുദ്ധിഭേദം ജനിപ്പിക്കാതെ അവരെ സഹായിക്കാൻ പറ്റും പല വിധത്തിലും അന്ധവിശ്വാസ അനാചാരങ്ങൾ ഭീകരമായിട്ടുള്ള വിധത്തിൽ അവർക്ക് എതിരായിട്ട് ഭവിക്കുമ്പോൾ അതിനെ ഒന്ന് സരളാക്കാനും ലളിതവൽക്കരിക്കാനൊക്കെ മഹാത്മാക്കൾ വിചാരിച്ചാൽ സാധിക്കും അത് അവർക്കേ കഴിയുള്ളൂ കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തി സമൂഹത്തെ സഹായിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഈ ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യം സമൂഹത്തിന് വേണം ഇല്ലെങ്കിൽ ഇപ്പം കള്ളുഷാപ്പ് കണ്ടില്ല ആയിരക്കണക്കിന് കള്ളുഷാപ്പുകളും സ്ത്രീപീഡനങ്ങളും പിന്നെ കവർച്ചയും വഴിക്കൊക്കെ പോയി ബൈക്കിൽ വന്നിട്ട് പിടിച്ചു നിർത്തിയിട്ട് മാലിയും താലിയൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകണ്ടില്ലേ അപ്പോൾ അയാദി പ്രവണതകളൊക്കെ വർദ്ധിക്കും കാരണം രാക്ഷസീയവും വൈശാലികമായിട്ട് ശക്തികൾക്കാണ് എപ്പോഴും ഗ്രാവിറ്റി കൂടുതലുണ്ടാവുക അപ്പോൾ അതിനെ അടിച്ചമർത്തി ഭൂരിപക്ഷങ്ങൾ നല്ല ഒരു ധർമ്മ ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കണം അതിന് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യമാണ് സമൂഹത്തിൽ രവിശങ്കർ ശ്രീ ശ്രീ രവിശങ്കർ സത്യസായി ബാബ ബ്രാൻഡമായി അമ്മ ഇവരെ കൊണ്ട് എത്രയോ കോടി ആളുകൾ ഡിസിപ്ലിൻഡ് ആണ് അവരൊക്കെ രക്ഷപ്പെട്ടില്ല അവരെ ബന്ധക്കോസുകാരുടെ ഇതിലുള്ള കുറേ ചെറുപ്പക്കാർ അവരൊക്കെ വളരെ ഡിസിപ്ലിൻഡാണ് ആണ് അതുപോലെ ജമാഅത്ത് ഇസ്ലാം അതൊക്കെ മുജാഹിദ് സുന്നി ഒക്കെ വിദ്യാർത്ഥികൾ സംഘടനകളുണ്ടല്ലോ അവരൊക്കെ സമൂഹ സേവനത്തിന് വേണ്ടി വളരെയധികം മലപ്പുറം ജില്ലയിൽ അവർ ചെയ്യുന്ന സേവനം എത്രയെന്നറിയാം ഈ സുന്നി ക്രിസ്ത്യൻസ് യൂണിയൻ മറ്റൊക്കെ എവിടെ വീട് വീടാന്തരം നടന്നിട്ട് അവർ അന്വേഷിക്കുകയാണ് അവർ സാമ്പത്തികമായിട്ടുള്ള വിഷമം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കും പിന്നെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെ നാളൊരു മരത്തുനിന്ന് വീണിട്ട് നട്ടിൽ പൊട്ടിയിട്ട് കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ മുസ്ലിം സ്റ്റുഡൻസ് അവർക്ക് പൈസയും മരുന്നൊക്കെ കൊണ്ട് പോകുന്ന കണ്ടായിരുന്നു അവർ എല്ലാ ആഴ്ചയിലും ചെല്ലുന്നതാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അങ്ങനെ വീട് വിടാന്തരം നടന്നിട്ട് അവർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഈ വിജ്ഞാനികളാൽ ഉത്ബുദ്ധരാക്കപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ജ്ഞാനികൾ ഇങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സമൂഹത്തിൽ വല്ലാതെ രാക്ഷസീയം പൈശാചികമായിട്ടുള്ള ശക്തികൾ തഴച്ചു വളരാതെ ഭൂരിപക്ഷത്തിന് കുറച്ച് സമാധാനത്തോടു കൂടി ഇരിക്കാൻ നടക്കും നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ ഉണ്ടല്ലേ യഥാ യഥായി ധർമ്മസ്യ ഗ്ലാനി ഭവതി ഭാരത അഭ്യുത്ഥാന അധർമ്മസ്യ തഥാത്മാന സുജാമി എന്ന് പറയണ്ടല്ല സൂത്രം ഏതിന്റെ നേരെ നമ്മളെ ചിത്രത്തെ ധരിച്ചാലും അതിന്റെ സ്വരൂപമാണ് അപ്പോൾ കാണ അപ്പോൾ നമുക്ക് ഏതാണ് അത്യം നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ അതുമയമായിട്ടിരിക്കാൻ സഹായകരമായ വിധത്തിൽ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് കമ്പാനിയൻസ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ ഇങ്ങനെ തുടരുക കുറേ ഇപ്പൊ ഉദാഹരണമായിട്ട് മന്ത്രം ജപിക്കാന്ന് വെച്ചാൽ മന്ത്രം അല്ലെങ്കിൽ പൂജ ചെയ്യാന്ന് വെച്ചാൽ പൂജ ഏതെങ്കിലും ഒന്ന് പ്രാണായമാണെന്ന് വെച്ചാൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയല്ലോ തുടർന്ന് അതിൻ്റെ ഒരു പരിപക്വാവസ്ഥയിൽ എത്തുമ്പോൾ കാണാൻ ഏതെങ്കിലും ഒരാൾ വരുന്നു വന്നിട്ട് അത് പലിക്കും എന്ന് പറയും ആ പറയുന്നതോടുകൂടി കാണാൻ പിന്നെ പലിക്കുന്നു അങ്ങനെ ഒരു രഹസ്യമാണ് ഇപ്പം മാതമലസ്വാമിയുടെ ശിഷ്യന് തീ കൊടുത്തിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞല്ല ചുട്ടുപഴുത്ത പ്ലേറ്റാണ് കർപ്പൂരം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോപാലാത് പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് പിടിച്ചപ്പോൾ കൊള്ളില്ല അതുപോലെ ഒരു ഒരു താലികെട്ട് നടത്തുന്ന മാതിരി രണ്ടാളൊന്നിച്ച് നടക്കുന്നത് അറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈസൻസ് ആയല്ലോ അതുപോലെ സമൂഹത്തിലൊരു അംഗത്വമായി എന്ന് പറഞ്ഞ മാതിരി അപ്പം അത് ആ സമയം വരുമ്പോൾ അതിൻ്റെ ആൾക്കാർ വരും എന്നിട്ടൊരു അതോറിറ്റി അങ്ങ് തരുന്നതാണ് ഇപ്പോൾ താന്ത്രിക ബൃഹസ്പതി എന്ന് പറഞ്ഞ സംഗതി വന്നല്ലോ അതുപോലെ അത് വന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഒരു മുദ്രണം നമ്മളെ മേലെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില സ്വാധീനം ഉണ്ടാവുന്നു നമ്മളറിയില്ല അത് അതിൻ്റെ സ്വാധീനം ഉണ്ടാവും ആ സമയം വരുമ്പോൾ അങ്ങനെ വരിക ജനാർദ്ദന പ്രീതിയാണ് ജനപ്രീതി എന്ന് പറഞ്ഞത് അപ്പോൾ ജനപ്രീതി എന്ന് വന്ന ഒരു കാര്യം ജനാർദ്ദന പ്രീതി എന്ന് വന്നാണ് ഇപ്പോൾ ജപ്പാനിലേക്കൊക്കെ ഇയാൾക്ക് ക്ഷണം കിട്ടിയല്ലോ കാരണം എന്താ വെച്ചാൽ ജനപ്രീതി ഉണ്ടായി അയാൾ അത് ജനാർദ്ദന പ്രീതിൻ്റെ ഒരു എക്കോ ആണ് എന്ന് ബോധ്യപ്പെടുകയാണ് അതിന് അങ്ങനെയാണ് ആ റെക്കഗ്നീഷനൊക്കെ അവിടുന്ന് വരുന്നത് ജനാർദ്ദന പ്രീതി എന്നാണ് റെക്കഗ്നീഷൻ വരുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ജനപ്രീതി ഉണ്ടാവുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സങ്കല്പിച്ചാൽ മതി എന്നാണ് നമ്മൾ ഭാരിച്ച ഒരു സേവനം പുറത്തേക്ക് ചെയ്യുന്നില്ലെങ്കിലും മനോഭാവം ഉണ്ടായാൽ മതി എന്നാണ് ബർക്കിന്നൊക്കെയാണ് വേണ്ടത് എന്നൊരു അനുകൂല മനോഭാവം ഉള്ളിലുണ്ടെങ്കിൽ അതും കർമ്മമാണ് കർമ്മം മാനസിക തലത്തിലും ബുദ്ധിതലത്തിലും തലത്തിലും ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം മാത്രമല്ല മനസ്സുകൊണ്ട് നല്ലത് വിചാരിച്ചാൽ മതി ലോകാസംസ്ഥ സുഖനോഭവം തോന്നും പറയുന്ന മാതിരി സങ്കല്പിച്ചാൽ തന്നെ മതി എന്നാണ് കാലികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക അതും ഒരു കർമ്മമാണ് അതൊക്കെ തന്നെ ഉന്നത തലങ്ങളിൽ തട്ടി പ്രതിഫലിക്കും അപ്പോൾ അതിൻ്റെ റെക്കഗ്നീഷനാണ് ഇതൊക്കെ എന്നാണ് പറയാം പ്രയോഗശാസ്ത്രം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വന്ന് ഭവിക്കുക പ്രകടമായിട്ട് ചില സിദ്ധികളായിട്ട് വന്നോളുന്നില്ല പക്ഷേ ജീവിതത്തിലെ ക്ലേശങ്ങളും ദുഃഖവും ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനോഭാവം ആ പണ്ടത്തെ മാതിരി അത്ര അധികം ആടിയൊലയുന്നില്ല എന്ന് കാണാം അപ്പോഴാണ് ഈ അനുഗ്രഹം വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം മനസ്സിലാക്കുക അത് വരത്തക്ക വിധത്തിലുള്ള ഒരു സാധന നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വരും വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അന്തർമുഖാക്കി നിർത്തുകയും ചെയ്യും അതിനുള്ള ചക്രം അതിന് നമ്മുടെ എഫർട്ട് തന്നെയാണ് പ്രധാനം എന്ന് പറയുന്നത് എഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സമയം കാണണം ദിവസം കുറച്ച് സമയം അതിനു വേണ്ടി കാണുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഇൻറ്റൻസിഫൈ ചെയ്താൽ മതി ഇപ്പോൾ പൂജ ചെയ്യുകയാണെങ്കിൽ ആ പൂജയുടെ അന്തരാർത്ഥം മനസ്സിലാക്കി ആ പൂജ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പഞ്ചഭൂതങ്ങളെ ആണ് ന്യാസം ചെയ്യാനുള്ളത് അപ്പോൾ പിന്നെ എന്നെ ഭൂമി തത്വം അങ്ങ് കൊടുത്തു ആ ഭൂമി വെള്ളം വായു അഗ്നി ആകാശം ഒക്കെയാണ് പിന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താണ് ആത്മാവ് പിന്നെ ഞാൻ ആത്മാവാണ് ആത്മാവിൻ്റെ സ്വഭാവം എന്താണ് ജ്ഞാനാനന്ദ സ്വാതന്ത്ര്യ സ്വരൂപമാണ് മറ്റൊന്നും അതിനെ ബാധിക്കുന്നില്ല എന്ന ആ മനനം നമ്മൾ കുറച്ചും കൂടി ദൃഢമായിട്ട് സങ്കല്പിക്കുകയാണ് സങ്കല്പിക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഇത് കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഭാഗം ഇങ്ങനെ ഇൻറ്റൻസിഫൈ ചെയ്ത് കിട്ടും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അനുഭവങ്ങൾ ഉണ്ടാകും പറഞ്ഞാൽ ആത്മതത്വം തെളിഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഭൗതിക കാര്യങ്ങളിലൊന്നും അത്ര അധികം നമ്മൾ വികാരപ്പെടില്ല മോഹങ്ങളും മറ്റു മോഹഭംഗങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല പേരും പെരുമയും വന്നാലോ അപമാനം വന്നാലോ ആപത്ത് വന്നാലോ എന്ത് വന്നാലും അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല അപ്പം ബാക്കിയായിട്ടുള്ള ഓരോരുത്തരുടെ ഓരോ വിശ്വാസ പ്രമാണങ്ങളുടെ അടിപിടിയെന്നല്ലാതെ അതിനൊന്നും യാതൊരു വാല്യൂ കൽപ്പിക്കില്ല എന്നുള്ളതാണ് അത് കേട്ട് കണ്ടു എന്ന് എനിക്കില്ലേ അല്ലെങ്കിൽ വല്ലതും ചോദിച്ച് കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ അവരോട് ഞാൻ ചോദിക്കും നിൽക്കാറുണ്ട് അത്രയും ഇതൊന്നും നമ്മൾ വികാരപ്പെടാൻ പോകില്ല എന്നാണ് അങ്ങനെ ഭൗതികത്തെ സംബന്ധിച്ചുള്ളതായ ഈ വേവലാദികളൊക്കെ വിട്ടുപോകാൻ അത് ഇൻറ്റൻസീവ് ചെയ്ത് നമ്മൾ സാധനയിൽ കുറേ അധികം ശ്രദ്ധ ചെലുത്തുമ്പോൾ വരുന്ന ഒരു മാറ്റം ഒഴിവുള്ള സമയം എടുക്കാൻ ശ്രമിക്കുക വെച്ചാൽ വളരെയധികം ഫലം കിട്ടും എപ്പോഴെങ്കിലും ഒന്ന് കുറച്ച് ഒഴിഞ്ഞൊന്ന് ഇരിക്കുക ഒന്നൊന്ന് ഒന്ന് അതിപ്പോൾ സ്വന്തം വീട്ടിൽ ആരുമില്ല ആ സമയത്ത് ഇങ്ങനെ ഇരുന്നാലും മതി നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യവഹാരത്തിൽ ഏർപ്പെടുത്തിയ ശീലാണ് പക്ഷെ കേവലമായിട്ട് ഇന്ന് ശീലിക്കാറില്ല നമ്മൾ ഇപ്പോൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ച കണ്ടുകൊണ്ട് വയ്ക്കും പക്ഷെ വാസ്തവത്തിൽ ബസ് മൂവ് ചെയ്യുന്നു ശരീരം മൂവ് ചെയ്യുന്നു വാസ്തവത്തിൽ ഞാൻ മൂവ് ചെയ്യുന്നില്ല മൂവ് ചെയ്യാത്തതായിട്ടുള്ള അഖണ്ഡ ബോധകാരാണ് ഞാൻ അത് മന്നം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അനങ്ങുന്നില്ല ബസ് പോകുന്നു ശരീരം പോകുന്നു ഞാൻ അവിടെ തന്നെ എവിടെയാണോ അവിടെ തന്നെയാണ് അപ്പോൾ എന്നിലേക്ക് എന്നിൽ നിന്ന് ഇങ്ങനെ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ ഒന്ന് തന്നെയാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഏകാന്തത ഏകാന്തത എന്ന ഒന്നിൽ അവസാനിക്കുക എല്ലാം ഏതൊന്നിലാണോ അവസാനിക്കുക അതിനെ മന്നം ചെയ്യുന്നതാണ് ഏകാന്ത യോഗം എന്ന് പറയുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു വേക്കൻ്റായിട്ട് ഇരിക്കണം ഒന്നും ചിന്തിക്കാതെ പ്രത്യേകിച്ചൊന്നും ചിന്തകളൊന്നും നമ്മളായിട്ട് വരുത്താതെ ഏകാന്തതയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരുന്നാൽ സങ്കല്പങ്ങൾ വന്നോട്ടെ പോയിക്കോട്ടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്തൊക്കെ വന്നോട്ടെ പോകുമ്പോൾ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നാൽ മതി ഒരു ഉള്ളിലൊരു റിലാക്സേഷൻ വരും പ്രകൃതിയായിട്ട് വണ്ണസ് പ്രകൃതിയായിട്ട് താതാപ്യപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉള്ളിൽ വരും കൽപ്പിച്ചുകൊണ്ട് ചിന്തിക്കുക എന്താ പിന്നെ ഇപ്പം അവിടെ പോയാൽ എന്താ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആരൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കില്ലേ നേരെ കുറച്ച് നമ്മളൊന്നും ഇല്ലാതെ വേക്കൻ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ കാണാൻ ഇങ്ങനെ വരുന്നു ഗൗട്ടിയിലെ ഒരു ചിന്തയോ അല്ലെങ്കിൽ മറ്റൊരു ചിന്തയോ അല്ലെങ്കിൽ അവിടെ ഒരു വീട് വയ്ക്കേണ്ട ഒരു ചിന്തയോ അങ്ങനെ എന്താണ് ഇനി ആ നാൽപ്പത് ഏക്കറിൽ എന്തൊക്കെയാണ് അവിടെ ഒരു നല്ലൊരു ബംഗ്ലാവ് എല്ലാം നല്ല കാഴ്ചയുള്ള അത് അയാൾക്ക് ഇങ്ങനെ വരിക വന്നോട്ട് ഒരു രസമായി കുറച്ച് നേരം കഴിഞ്ഞ് അത് പോയിട്ട് ഇനിയിപ്പോൾ വിദേശത്ത് പോകണോ പോകണ്ടേ ചിന്ത അപ്പോൾ ഗുരുവായൂരെ ഒരു സ്ഥലം എടുക്കണ്ടേ എങ്ങനെയായാലും അവിടെ ചെറിയ സ്ഥലം വേണ്ടേ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ വരും വന്നോട്ടെ പോയിക്കോട്ടെ ഒന്ന് കഴിഞ്ഞു കുറച്ച് നേരം കഴിയുമ്പോൾ അത് പോയി വേർന്നു വരുന്നു അത് നമ്മൾ ക്ഷണിക്കാത്ത ചിന്തകളാണ് വന്നോട്ടെ നമ്മൾ ആക്റ്റീവായിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് പിന്നെ മറ്റൊന്ന് നമുക്ക് ഒരു പിന്നെ സ്വരൂപം ജ്ഞാനത്തിലേക്കുള്ള വഴി തടയപ്പെടുക റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട്ടെ പോട്ടെ അപ്പോൾ നമ്മൾ നമ്മളാരും അല്ലാത്ത ആൾക്കാർ റോട്ടിൽ കൂടെ അങ്ങനെ പോകുന്ന മാതിരിയാണ് നമുക്കൊന്നുമില്ല നേരെ കുറച്ച് നമ്മൾ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞ ആൾക്കാർ വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവില്ല നേരെ കുറച്ച് അല്ലാത്ത ആൾക്കാർ ഇവിടെ കടന്നു വന്നു ഇതല്ലേ മറ്റേ അരുണോദയം എന്ന് പറഞ്ഞ വീട് എന്ന് വെച്ചാൽ അല്ല സോറി നമ്മളൊന്നും ബാധിച്ചിട്ടില്ല അത് ആളോ ചോദിക്കാൻ വന്നു വന്നു എല്ലാം ഒന്ന് പോയി അതുപോലെ കുറേ തോട്ട്സ് ഇങ്ങനെ വരും എന്നിട്ട് അങ്ങനെ പോകും അത് നമ്മളെ ബാധിക്കുകയില്ല ആ തോട്ട്സ് നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആ തോട്ട്സ് ഞാനല്ല അത് ദൃശ്യങ്ങളാണ് ഞാൻ ദൃഷ്ടാവാണെന്നുള്ളതിൽ ഒരു തെളിവും കൂടിയാണ് തോട്ട്സ് വരും അപ്പോൾ അദൃഷ്ടമായിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ശരിക്കും പീഠം ഇരിപ്പിടാണ് ഈശ്വരന് വന്ന് ഇരിക്കാനുള്ള സ്ഥലമാണ് പൂജിക്കുക എന്ന് പറയുമ്പോൾ ശരീരം മനസ്സും ബുദ്ധിയാണ് അപ്പോൾ ശരീരത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക ശരീരത്തിൽ സാത്വികമായിട്ടുള്ള പിന്നെ ആഹാരം സത്യമായിട്ടുള്ള വ്യവഹാരമൊക്കെ ശാരീരിക തലത്തിൽ അത് അത് നമ്മൾ സങ്കല്പിക്കുകയാണ് സത്യം മാത്രം പിന്നെ മനസ്സിലാണെങ്കിൽ സാത്വിക വികാരങ്ങളെ കൊണ്ട് മാത്രം മനസ്സിൽ നിറയ്ക്കുക പിന്നെ ബുദ്ധിയിൽ സാത്വികമായിട്ടുള്ള ഭാവത്തെ ഉൾക്കൊള്ളാൻ സഹായകരായിട്ടുള്ള ശാസ്ത്രങ്ങൾ മാത്രം ഞാൻ അനുസന്ധാനം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുക അത് കഴിഞ്ഞാൽ വിടപൂജ കഴിഞ്ഞു പിന്നെ ആവാഹനമാണല്ലോ ആവാഹനം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമാണ് ഈ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഇതിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നത് ആത്മാവാണ് അതാണ് പുരുഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ സത്യരജ് സ്തമഗുണത്തിൻ്റെ ഒരു പിന്നെ ഘനീഭവിച്ച രൂപമായിട്ടുള്ള ഇത് പീഠം മാത്രമാണ് ആ പീഠത്തിൽ ആവാഹനം നടത്തിയിട്ടുള്ളത് മറ്റേതാണ് ആത്മാവാണ് അതാണ് ഞാൻ യഥാർത്ഥത്തിലുള്ളത് പിന്നത്തെ എന്താ പറഞ്ഞു പിന്നെ മൂർത്തി ആ മൂർത്തിയെ നമ്മൾ പൂജിക്കും അതെ ആ മൂർത്തിയെ പൂജിക്കുക അതാണ് ഞാൻ ഇതല്ല എന്ന ആ അനുസന്ധാനമാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിവേദ്യം നിവേദ്യം നാ ശൂന്യ നർത്താണ് ഈ എന്ന് പറഞ്ഞാൽ ശക്തി അപ്പൊ നീ എന്ന് പറഞ്ഞാൽ ശൂന്യശക്തി നർത്താണ് വേദ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത് അപ്പൊ അറിയപ്പെടേണ്ടതായുള്ള ശൂന്യശക്തിയാണ് ഇത് വാസ്തവത്തിൽ അതായത് അനന്ത ശൂന്യതയിൽ നിന്ന് ചലനാത്മകതയെ പൂണ്ടിട്ടാണല്ലോ ഈ ബ്രഹ്മാണ്ടൊക്കെ ഉണ്ടായത് അപ്പൊ ഏതൊന്നാണോ ഇതിന്റെ ആദിമ രൂപം ശൂന്യാശൂന്യം പരമ്പത എന്ന് പറയുന്നത് അപ്പൊ ശൂന്യശക്തിയെ അറിയ അറിയപ്പെടേണ്ടതായുള്ള ശൂന്യശക്തി ഇതാണ് അതാണ് നിവേദ്യം എന്ന് പറയുന്നത് നൈവേദ്യം അത് കഴിഞ്ഞ് പിന്നെന്തായിരുന്നു അതെ അതെ അപ്പൊ ഇതാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബാക്കിയൊന്നും ബാധിക്കുന്നില്ല അതിന് ഒരു ഒരിക്കലും നാശമില്ല എന്നൊക്കെ അറിയുന്നതോടുകൂടി പ്രസന്നായി പ്രസന്ന ഭാവമായി നമുക്ക് പേടിക്കാനില്ല നിർഭയത വന്നു ആനന്ദസ്വരൂപമായി ജ്ഞാനസ്വരൂപമായി ഉള്ളതായ അവസ്ഥയാണ് പ്രസന്നത പ്രസന്ന നമുക്ക് ആ പൂജ നടത്താൻ പറ്റും വളരെ വൃത്തിയായിട്ടും വെളിപ്പായിട്ടും നേരിട്ട് ചെയ്യുന്നേക്കാളും ഭംഗിയായിട്ട് മാനസികമായിട്ട് ഇങ്ങനെ പുള്ളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് ഒരു പൂജ ചെയ്യാന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും ഇത് മന മനഹൃതം കൃതം എന്നാണ് മനസ്സുകൊണ്ട് ചെയ്യപ്പെട്ടതാണ് കൂടുതൽ ചെയ്യപ്പെട്ടതായിട്ട് ഇതിനൊക്കെ മന്ത്രങ്ങൾ അതിന്റെ ആവശ്യകതകളോ മന്ത്രം എന്ന് പറഞ്ഞാൽ ആ ഭാവം ഒരു ഭാവനയ്ക്ക് ഒരു മന്ത്രം ഉണ്ടല്ലോ അതായത് ഒരു മന്ത്രം ഒരു സൗണ്ട് വൈബ്രേഷൻ ആ വൈബ്രേഷനിൽ മനസ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഭാവം നമ്മുടേതാകുക ആനന്ദത്തിൻ്റെ ആയുള്ള വൈബ്രേഷൻ ആ രാഗം കേട്ട് കഴിഞ്ഞാൽ ഒരു ആനന്ദമാണല്ലോ അതുപോലെ ദുഃഖത്തിൻ്റെതായിട്ടുള്ള രാഗം കേട്ട് കഴിഞ്ഞാൽ ദുഃഖസ്വരൂപമായി ഭയത്തിന്റെ രാഗം കേട്ടാൽ ഭയസ്വരൂപമായി അപ്പൊ എന്താ വെച്ചാൽ അതിൻ്റെ ആ വൈബ്രേഷനാണ് മൈൻഡിനെ തട്ടിയിട്ട് മൈൻഡ് അതും അത് തഥാകാര വൃത്തി എന്ന് പറയും അപ്പോൾ നമ്മൾ ആ മന്ത്രം ജപിക്കുന്ന സമയത്ത് ആ ഭാവന എന്താണോ ആ ഭാവന സ്വരൂപിയായി മാറും മനസ്സ് അപ്പൊ മനസ്സ് ആ ഭാവത്തിലാണ് ആ സമയത്ത് ആ മന്ത്രം ജപിക്കുന്ന സമയത്ത് അപ്പം ആ ഭാവനയെ നമുക്ക് സ്വയമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ആ മന്ത്രം കൂടി ജപിക്കുന്ന സമയത്ത് ആ മന്ത്രം സൗണ്ട് ആയിട്ട് ആ മനസ്സിനെ ആ അവസ്ഥയിലേക്ക് അവസനയിച്ചിരിക്കുന്നത് ആണ് മന്ത്രം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്താണ് പോകുന്നത് ശിവന്റെ തന്നെ പല ഭാവങ്ങളിലും പ്രതിഷ്ഠ ഉണ്ടാവുമല്ലോ അപ്പം അതിനൊക്കെ മന്ത്രങ്ങൾ വ്യത്യാസമുണ്ടായി ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതും പിന്നെ ഗുരുപദേശം ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കെ പൂജയൊക്കെ നമുക്ക് ഉപദേശപ്രകാരമുള്ളതാണ് അതെ അതെ അതെ അത് അനുഷ്ഠാനം കഴിഞ്ഞതിന് ശേഷം അവർ ഉപദേശിച്ച് അവരുടെ ഗുരുത്വമാണ് പിന്നെ അയൽക്കൂടി ഏൽപ്പിക്കുക നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് പിന്നെ ആ സ്മരണി ഉണ്ടാവുമല്ലോ പൂജ തുടങ്ങുന്ന സമയത്ത് അതോടുകൂടി നമുക്ക് ഗുരുത്വം പ്രത്യേകിച്ച് ഉണ്ടാവുന്നു ഗുരുക്കന്മാർക്ക് കൂടുതൽ നമ്മളെ സ്വാധീനിക്കാൻ കഴിയാന്ന് പറയും ജീവിച്ചിരിക്കുന്ന ഗുരുക്കളെക്കാളും കൂടുതൽ നമ്മളെ സ്വാധീനിക്കാൻ പറ്റും നമ്മളെ കാരണ ശരീരത്തെ സ്വാധീനിക്കാൻ പറ്റും ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ശരീരത്തോടല്ലേ വന്ന് സംസാരിക്കാൻ പറ്റും അതല്ല അവർക്ക് അതുമായിട്ട് താല്പര്യപ്പെട്ട് നമ്മളെ നേരെയാക്കാൻ പറ്റും അപ്പോൾ ഗുരു സങ്കല്പത്തിൽ നിന്നാണ് ഈ പ്രയോഗശാസ്ത്രം സാധിക്കുക അപ്പൊ അവിടെ പറഞ്ഞാൽ മതി എന്നാണ് അവിടെ പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടി പറഞ്ഞാൽ ഒരിക്കലും നാശത്തെ പ്രാപിക്കില്ല എന്നാണ് ഈ കുട്ടികളെ സ്കൂളിൽ പോണ സമയത്ത് പൂജാമുറി ചെന്നിട്ട് സംഗതിയൊക്കെ ഒന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ നമസ്കരിച്ച് ആ പോവുകയാണെങ്കിൽ ഒരിക്കലും നാശത്തെ പ്രാപിക്കില്ല എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ധൈര്യമാവും അതിനിപ്പോൾ പഠിക്കാൻ തോറ്റു എന്ന് വെച്ചാൽ തന്നെ ജയിച്ചാൽ കിട്ടുന്നേക്കാളും വലിയൊരു ഭാഗ്യത്തിൽ ചെന്ന് കലാശിക്കും ഗുരുത്തം ഗുരുത്താണ് എല്ലാറ്റിൻ്റെയും മുന്നായിട്ട് പറയുന്നത് ആ ഗുരുത്തം ഇല്ലേ എവിടെയും തട്ടിത്തിരിഞ്ഞൊക്കെ നാശാവും ഗുരുത്താണെങ്കിൽ കാലക്രമേണ കാണാം എല്ലാ ശക്തികളും കൂടി സഹായത്തിനെത്തുന്നതായിട്ട് അതാണ് പ്രധാനം അവിടെ മതി അപ്പോൾ നമ്മളെ ആരാണോ ഇനിഷ്യേറ്റ് ചെയ്തത് ആ ഗുരുവിനെ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഗുരു പരമ്പര മുഴുവനും സന്തോഷമായി എന്നാണ് അപ്പൊ കൃഷ്ണൻ ഒരുപാട് പിന്നെ നമസ്കരിക്കുകയോ ബഹുമാനിക്കുന്നത് കണ്ടാൽ എനിക്ക് കൃഷ്ണനോട് ബഹുമാനായി നേരെ കുറച്ച് നമ്പൂരിപ്പാടിനെ കൃഷ്ണൻ ധിക്കരിച്ച് നടക്കാൻ വെച്ചാൽ എനിക്ക് കൃഷ്ണനിലുള്ള വിശ്വാസം പോയി എവിടെ എത്തുക എന്ന് അറിഞ്ഞൂടാ എന്നാ വിചാരിക്കാം മറ്റാതല്ല അതിനെ ബഹുമാനിച്ചൊക്കെ നടക്കാൻ സാരില്ല സാരില്ല ആ പരമ്പരയിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ അതുകൊണ്ട് നന്നാവും അത് പിന്നെ ശങ്കരാചാര്യ പറയണ്ടേ അസമ്പ്രദായവിത് ശാസ്ത്രവിശാരദപി മൂർഖവത്യത്തിയത് അതായത് സമ്പ്രദായവിധ അല്ലാത്ത ആൾ വിധ അതായത് പരമ്പരയായിട്ട് ബഹുമാനിച്ചും അവിടുന്ന് ഇങ്ങനെ കൈമാറി വന്നതായിട്ടുള്ള വിദ്യയുടെ അവകാശി അല്ലാത്ത ഒരാൾ എത്ര വലിയ ശാസ്ത്ര പണ്ഡിതനാണെങ്കിലും ദുഷ്ടനെ പോലെ കണക്കാക്കി ത്യജിക്കണം കാരണം ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അയാളെയും ചതിക്കും ബാക്കിയുള്ളവരെയും ചതിക്കും അപ്പോൾ ഈ ഗുരുത്തില്ലാത്തവരുടെ ലക്ഷണമാണ് അപ്പോൾ ഗുരുത്വം എന്ന് പറഞ്ഞാൽ അതാണ് എപ്പോഴും ആ ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ടാവുമ്പോൾ ഗുരുപരമ്പര മുഴുവനും നമ്മളിൽ പിന്നെ സന്തുഷ്ടരാകും അപ്പോൾ അവരുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവും നേരെ മറിച്ച് ധിക്കരിക്കുകയാണെങ്കിലോ അവരെല്ലാം സ്വന്തം ജാമത്തിൽ കഴിഞ്ഞോട്ടെ സ്വന്തം കർമ്മപോലെ എന്താ വെച്ചാൽ അനുഭവിച്ച് തെളിയട്ടെ അനുഭവിച്ച് അങ്ങനെ പഠിച്ചു വരട്ടെ അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു ഈ കാലത്തെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ടാവില്ല എല്ലാ ഗുരുക്കന്മാരും അക്ഷരമാല പഠിപ്പിച്ച ഒരാൾ കുട്ടി വായിക്കാൻ പഠിപ്പിച്ചു ഇങ്ങനെ പോകും കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിപ്പിച്ച് അതൊക്കെ കൂടിയിട്ട് നമ്മളെ ഒരു ജോലിയിലെത്തിക്കും ആ ജോലിയിലെത്തിക്കുമ്പോൾ ആ ജോലിയെ സംബന്ധിച്ച് ഒരു ഗുരു ഉണ്ടാവും ആ ഗുരുവിനെ നമ്മൾ ബഹുമാനിച്ചാൽ മതി ബാക്കി എല്ലാ ഗുരുക്കന്മാരും സന്തുഷ്ടരായി ഇപ്പൊ കൃഷ്ണൻ എന്നെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല അമ്പൂരിപ്പാടിനെ ബഹുമാനിച്ച് ആദരിച്ച് നടക്കുന്ന ഒരാളാന്ന് കണ്ടാൽ ഞാൻ കൃതാർത്ഥനായി പക്ഷെ എന്നെ മൈൻഡ് ചെയ്യേ വേണ്ട എന്നെ ധിക്കരിച്ചാൽ പോലും എനിക്ക് സന്തോഷമാണ് കാരണം വേണ്ടോടത്തുണ്ടല്ലോ അതുപോലെ ഗുരുപരമ്പര എന്ന് നോക്കുക അതായത് അവനവൻ്റെ പ്രധാനപ്പെട്ട ഗുരുവിനെ സങ്കല്പിച്ചാൽ മതി ആ ഗുരുത്വം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗുരുപരമ്പരയും നാരായണം പത്മഭൂം വസിഷ്ഠം ശക്തിഞ്ച തത്വത്ര വരാശരഞ്ച വ്യാസം ശുഭം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര വധാശിഷ ഗുരുപരമ്പര പറയുന്നുണ്ടല്ലോ അതുപോലെ അപ്പോൾ അതിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുന്ന അർത്ഥം അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമാണ് അപ്പോൾ അതിന് പരിഹാരം എന്താ വെച്ചാല് നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗുരു ആരാച്ചാൽ അയാളെ സർവാത്മന പിന്നെ നമ്മൾ രണ്ടാമത് ബഹുമാനിച്ചു എന്ന് വയ്ക്കുക ബഹുമാനിച്ചു കഴിഞ്ഞാല് ഇയാളുടെ ജീവൻ ജീവന്റെ ഗതിക്ക് തടസ്സമല്ലാത്ത വിധത്തിലാണെങ്കിൽ മറ്റവരൊക്കെ ക്ഷമിക്കും അവര് സാരില്ല എന്ന് കാരണം അമ്മയെ പിന്നെ ബഹുമാനിച്ചു അച്ഛനെ ബഹുമാനിച്ചില്ല ഇല്ല സാരില്ല അമ്മയെ ബഹുമാനിച്ചില്ല മതി എന്ന് വെക്കും കാരണം വെച്ചാൽ അമ്മയെ ധിക്കരിച്ചു അച്ഛനെ ബഹുമാനിക്കുന്നു പറഞ്ഞാൽ പോരാ അമ്മയെ ആദ്യം ബഹുമാനിക്കണം എന്നിട്ട് വേണം അച്ഛൻ മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ഒരു ദൈവവിശ്വാസിയാണ് പക്ഷെ അച്ഛനെ അമ്മയെ ധിക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുരുത്തക്കേടാണ് അപ്പം അമ്മയെ ബഹുമാനിച്ചാൽ മതി ബാക്കി അച്ഛനെയും ബഹുമാനിക്കുന്നില്ല ഗുരുവിനെയും ബഹുമാനിക്കില്ല വെച്ചാലും അമ്മയെ ബഹുമാനിച്ചാൽ മതി എന്നാലും ബാക്കി എല്ലാവരും ഇല്ല സാരല്ല അമ്മയുടെ ഗുരുത്തുണ്ടല്ലോ മതി എന്ന് പറയും അമ്മേൻ്റെയും അച്ഛൻ്റെയും ഉണ്ടെങ്കിൽ ഗുരുവിനെ ധിക്കരിച്ചാലും ഗുരു വിചാരിക്കില്ല മാതാപിതാക്കളെ അങ്ങനെയല്ല അത് നേരെ കുറച്ച് അവിടെയൊക്കെ ബഹുമാനിക്കുകയും ഇവിടെ വിടുകയും ചെയ്യുമ്പോഴാണ് ഒന്നാം ക്ലാസ്സിൽ വേണ്ടവർ പഠിച്ചില്ല പ്രൊമോഷൻ കിട്ടി രണ്ടാം എത്തി വെച്ചാൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അതാ മാതൃത്വം തൃത്വം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ അതീതമായിട്ടുള്ള മാതൃത്വം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ ഗുണങ്ങൾ നോക്കാതെ ഒരാളെ സ്നേഹിക്കാനുള്ള കഴിവാണ് കാരണം നല്ലാളോ ചീത്തയാളോ നോക്കാതെ സ്നേഹിക്കാനുള്ള കഴിവാണ് അമ്മയെന്ന് കിട്ടുന്നത് ഏറ്റവും വലിയ പാഠം അതാണ് അതാണ് മാതൃത്വം ആ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ തൃത്വം ഗുണങ്ങൾ ഗുണങ്ങൾക്ക് അതീതമായിട്ട് ഒരാളെ സ്നേഹിക്കാനുള്ള കഴിവ് അമ്മയെന്ന് പഠിക്കേണ്ടത് പിന്നെ ബലാത്കാരമായിട്ട് നന്മയിൽ നടത്താനുള്ളതായ നന്മ ചെയ്യാനുള്ളതായ പാഠം അതാണ് അച്ഛനിൽ നിന്ന് പഠിക്കേണ്ടത് ഗുരുവിൽ നിന്ന് ആചരിക്കേണ്ടതാണ് പഠിക്കേണ്ടത് ആചാര്യം ആചരിക്കേണ്ടത് ഇത് മൂന്നായി കഴിഞ്ഞാൽ ഈശ്വരാനന്ദനെ തനിയെ വന്നു വൃത്തിയാകുന്നുണ്ട് വഴിപോലെ പാടുപെട്ട് ഉണ്ടാക്കിയത് സമർപ്പണം ചെയ്യുന്നതാണ് വഴിപാട് എന്ന് പറഞ്ഞത് ഒരാള് വഴിപാടിന്റെ അർത്ഥം പറഞ്ഞത് വഴിപോലെ പാടുപെട്ട് ഉണ്ടാക്കിയത് സമർപ്പിക്കുന്നതിനാണ് വഴിപാട് എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും വാങ്ങി അവിടെ കൊണ്ടേ <laughs> മമാങ്കാനി വാക്പ്രാണശ്ചത്തു ചക്ഷു സ്വത്വമതോബലമിന്ദ്രിയാണി ചതുർവാണി സർവം ബ്രഹ്മ ഉപനിതം മാം ബ്രഹ്മനിരാകുര്യാം الحمد لله رب العالمين إياك وإياك نستعين صراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليه ولا الضالين آمين നന്മറിഞ്ഞ പറയുമേ സ്വത്തി കത്താവുന്നതിനോടുകൂടെ സ്ത്രീകൾ കീഴ്പ്പെട്ടവാകുന്നു ഗർഭത്തിനുള്ള ഭയിച്ചവരും കീഴ്പ്പെട്ടവാകുന്നു തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളെ ഞങ്ങളെ ഭരണസഭയെത്തുന്നു കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കണമേ